ഭക്ഷണം കഴിക്കൽ മുഹാക്കലത്തുണ്ടല്ലോ തലകീല് ഭക്ഷണം വെച്ചിട്ട് ഒരാളെ വളഞ്ഞിരുന്ന് കഴിക്കും മാനവീയായ മുഹാക്കലത്ത് എന്ന് പറഞ്ഞാൽ ആരെ കൂടെ ഇരുന്നിട്ടാണോ ഇന്ന് പഠിച്ചത് ഉഷാറക്കത്ത് ആ ചെറുക്കാവിന്റെ ചില ബന്ധങ്ങൾ അതുണ്ടായിത്തീരും അത് മാനവി അപ്പൊ സമായം എന്താണ് മാനവീയ ഇനി വക്കത് കഥ ബാബുഷയോഹി ശേഖന്മാരിൽപ്പെട്ട ചിലര് സംഘടിപ്പിച്ചു ഇണക്കത്തതിക്കിന് സംഘടിപ്പിച്ചു ഈ ബൈത്തിമൊന്നയിലേൻ ഇരുട്ടുള്ള ഒരു റൂമിൽ പക്ഷെ ഫലം നിജിതു കുറുബ്രഹ്മ അവരെ കൽബിന് ഒരു വൃത്തം കിട്ടുന്നില്ല അതങ്ങനെ നാവിൽ കൂടി പോകാനാണ് കൽബിന് എഫക്റ്റീനാവുന്നില്ല എന്ത് പറ്റി ഫഹാലയും ഷെയ്ഖ് റബിയല്ലാഹെന്ന് പറഞ്ഞു ഏറ്റവും വിളക്കെടുത്തിട്ട് വന്നു വളക്കെടുത്ത് പലമ്മ ഈ വളക്കെടുത്ത് പരിശോധിക്കുമ്പോൾ വധതുവുമാകും താലിബൻ നിമ്മ തലമത്തിൽ മദർസ മദർസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അഹദാത്ത് പങ്കെടുത്തു സദസ്സിന് അനുയോജ്യമില്ലാത്ത ആൾ പങ്കെടുത്തു കളഞ്ഞു അപ്പൊ അഹ്റജുഹു ആ കുട്ടിനെ പിടിച്ച് പുറത്താക്കി ഫഹീനത് മൃതൂക്കുലോബുഹും അപ്പോഴാണ് കണ്ടുകൊടുത്ത് കിട്ടിയത് അല്ലെ കല്ലിനെന്തോ ഒരു ഒരു ലെവലിട്ടാണ് എടുക്കുന്നുണ്ട് ഒരു പാകപ്പഴും എന്നാണൊരു പള്ളിയിൽ ഭാഗം കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി ഉറങ്ങി റൂമില് ഒരു ലഹന്ത കണ്ണി ഉറക്കം കിട്ടുന്നില്ല ഇതെന്ത് പറ്റിയത് ഫാൻ എടുത്ത് നോക്കി അതാക്കി ഇതാക്കി വേറെ ലഹന്ത ലൈറ്റിട്ട് നോക്കുമ്പോ ഈ കട്ടിലിന് ഒരു ബെഞ്ച് വെച്ചിട്ടുണ്ട് ആ ബെഞ്ചിന്റെ മുകളിലാണ് കിതാബ് മുഴുവൻ അട്ടിക്കുള്ളത് അപ്പൊ കിതാബിന്റെ മേലെ കട്ടുമല ജമ്മ ഉറങ്ങുന്നു ജമാഅത്ത് നോക്കിയിട്ടില്ല നമ്മള് തിരിച്ചു കടമ്പ് കിടക്കാന്നില്ലല്ലോ ഇത് എല്ലായിടത്തും തൽക്കാലത്തിന് പള്ളിയിലുള്ളിൽ വന്ന് കടന്നപ്പോ ശരി ഓക്കെ നമുക്ക് ചെയ്യും ഇതാണ് അങ്ങനെ ഉറങ്ങണ്ടെന്ന് അന്നാ ഇപ്പോഴത്തെ കിതാബൊക്കെ അങ്ങനെ ഇക്കാലത്ത് വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സെയ്ദി മുഹമ്മദ് ബിൻ അബ്ദില്ല വളയാണെന്നാ മനസ്സിലാക്കുന്നത് അത് കൃത്യമായി ഒപ്പില്ലാത്തോണ്ട് ഓർ പറയാത്ത എന്റെ വിചാരത്തിൽ ഉറന്നു ഇല്ലെന്ന് അന്നഹു കാനഫി മജിലിസിൽ മുതാക്കറ മൂപ്പർ മുതാക്കറിന്റെ മജിലിസിലായിരുന്നു ഫലത്ത മഹും റജുലുൻ ആമിയായ റജുൽ മൂപ്പറ കൂടെ വന്നിരുന്നു അപ്പൊ മൂപ്പറ ക്ലാസ്സിൽ വെച്ചില്ലല്ലോ അപ്പൊ ഫസാല ഷെയ്ഖു അന്ന് തൗബൻ മൂപ്പർ എന്താ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ തന്ത്രം നോക്കുന്നു ഒരു വസ്ത്രം എടുത്തു എടുത്തിട്ട് വക്കാലലഹു അദ്ദേഹത്തിനോട് പറഞ്ഞ് കൊം ബിയെ പിസ്തോക്കി ഇത് ബജാറിൽ കൊണ്ടുപോയി വിട്ടിട്ട് പറഞ്ഞു അത് പറഞ്ഞാക്കാനുള്ള പടകാന്ന് അല്ലെങ്കിൽ പാത്രത്തിൽ നല്ല ചായ വാങ്ങിച്ചു വന്നായിരിക്കാം തിരിച്ചു വന്നാൽ പിന്നെ കടി വാങ്ങിച്ചു അറിയാ ഇങ്ങനെ പറഞ്ഞേക്കന്നെ നീ ഇറങ്ങി പോന്ന് പറയാനും പ്രയാസം ഈ കുപ്പായോ കൊണ്ട് ബജാറിൽ കൊണ്ടപ്പോ വിറ്റിട്ട് വന്നു ഫലമ്മ ഹറജ പുറത്തു വന്നപ്പോ വന്ന് പറഞ്ഞ് ഹുദിലഹു കാലല്ല വന്നിട്ട് പറഞ്ഞ് ഹുദ് അതിന്റെ വരിയും നീ എന്നെ എടുത്തോന്ന് വരിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് കിട്ടുന്ന കാശ് നീ എന്നെ എടുത്താ തിരിച്ചു വരണ്ട വലാത്ത വലാത്തവതതെ തിരിച്ചു വരണ്ട അങ്ങനെ പുറത്തു പോയ ഉടനെ ശബ്ദ ജാവിയ ജാവിയ അങ്ങോട്ട് അടച്ച് ബന്ധാക്കി ഇനി തിരിച്ചു വരാൻ പുറത്താക്കേണ്ട പരിപാടി ചെയ്തു നല്ല തന്ത്രുണ്ടാവും ചിലവിടെ വന്നാൽ കീയൂല ബുദ്ധിമുട്ടാവുന്ന ഞാൻ എന്താ പോകുന്നത് പറയുമ്പോൾ സ്ഥലത്ത് പോകാനുണ്ടെന്നാണ് ഇപ്പോൾ ജിൻസൊക്കാത്ത ആളുകൾ ഹലറാവല് ആകെ തശീഷുണ്ടാക്കുന്ന സാധനമാകുന്നു മാനിയം സിയാദത്തിൽ മദതി മതത്തിന്റെ സിയാദത്തിനെ തടയുകയും ചെയ്യുന്ന കാര്യമാകുന്നു അള്ളാഹു അലം ഇനി സുമ്മ ഹററൽ ഖിലാഫ ഫി സമാഇ സമാഇലുള്ള ഖിലാഫിനാണ് ഉപ്പർ പറയുന്നത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ തഹരീമ കൊണ്ടും വിവാഹത്ത് കൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ആ ഖിലാഫായി ഉപ്പർ പറയുന്നു وليس للقائل مما مما يقول في الشعر അവകാശമില്ല പറയാനേ മായക്കോല് സംബന്ധിച്ച് ഓരോന്തല്ലോ വിമർശനം പറയുന്നുണ്ടല്ലോ അത് പറയാൻ അവകാശമില്ല എന്നാണ് അവനിക്ക് അധികാരമില്ല എന്തുകൊണ്ട് ഇത് സമി അഹു റസൂർ റസൂർ സല്ലാഹു അലൈഹി വസ്ലാം അത് കേട്ടിട്ടുണ്ട് തങ്ങൾ കേട്ടതിനെ വിലക്കാൻ ആരും അത് പറയാൻ അവകാശമില്ല കൊൽത്തു സമാരി ശേരനെ കേക്കലി എങ്ങനെ പണ്ട് പണ്ടുണ്ട് മ്യൂസിക്കോ മറ്റേ മുട്ടും തട്ടും ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിൻ റൈരി അൽഹാനി മദാ മൊയ്സിയക്ക് വാരരാഗങ്ങളോ മ്യൂസിക്കുകളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള കേൾക്കലി കേൾക്കല് ലാലിസാഫി അതിൽ തർക്കമില്ലാത്ത കാര്യമാകുന്നു ലിയന്നഹു വസ്സലാം അത് കേട്ടിട്ടുണ്ട് അലൈഹി അതിന് വേണ്ടി തങ്ങൾ സമ്മതം കൊടുത്തു മാത്രമല്ല സമ്മാനം കൊടുത്തിട്ടുണ്ട് സമ്മാനം കൊടുത്ത് പച്ചപ്പുറത്ത് കൊടുത്തില്ലേ കാര്യം മാണിക്ക് അവതാലി പറഞ്ഞ കയ്യതക്കുള്ള റൂഹിൽ കൊതുത്ത് എന്നുണ്ടാക്കിയിട്ടുണ്ട് ദ്വാ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടെ പദ്യം ചൊല്ലി എന്ന് പറഞ്ഞ കാരണത്തിന് ഇവിടെ ഒരു ഒന്നും വരാൻ പോകുന്നില്ല പിന്നെന്തിനാ തർക്കം വൈന്നമൻ നിസാഫി തറന്നും വിഹി അതുകൊണ്ട് രാഗം പാടുന്ന വിഷയത്തിലാണ് തർക്കമുള്ള ഒട്ടാകെ അതുകൊണ്ടും പറഞ്ഞില്ല മുസന്നിഫിന്റെ കൗല് അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാ നോക്കിയേ എനിക്കൊന്നും അവിടെ വഴി വിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനത്തെ ചില കാലം മുമ്പ് സാധിക്കായിട്ടില്ലല്ലോ എന്താ അതെവിടെ തൊട്ടമുമ്പ് കുൽത്തുവല്ലേ ചെറഹല്ലേ പറയുന്നു വക്കൗല് പോകുന്ന മുസന്നിബി ബി അൽഹാനി മൊയ്സീഖീന് മുമ്പ് ബൈത്തി കാണില്ല അങ്ങനെ കുറെ വരി വിട്ടുപോയ കൂട്ടത്തിൽ പോയ വരിവാണെന്ന് മനസ്സിലാകുന്നു ശരഹർക്ക് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവുക ഇല്ല മുമ്പ് കഴിഞ്ഞ ഓരോ വഴിയും പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മുമ്പ് വരി കഴിഞ്ഞിട്ടില്ല അപ്പോ പമങ്കാണ തബഹു ജാമിതൻ ലാ യുഹദ്ദിഖുഹു ശൈഖുൻ ഒരുത്തന്റെ തവ ഒറ്റ ജാമിതാണ് ഒന്നും തിളകാത്ത രീതി അതൊരു മാറ്റവും വരാത്ത രീതിയുണ്ട് അവര് ഹൈലിലേക്ക് ഉണകൂല ചെറുതിലേക്ക് ഉണകൂല അങ്ങനെയുള്ള കൂട്ടർക്ക് കാനഫി ഹക്ക് ഈ മക്കുറൂഹൻ അത് മക്കുറൂഹായി മാറും ഈ ശകലഹു അന്തിക്കിരില്ല അള്ളാഹിനെ ദിക്കിനെ തൊട്ട് ചുവലാക്കുന്ന തരത്തിലാണെങ്കിൽ അത് മക്കുറൂഹും ഹൈറുമില്ല ഷെറുമില്ല അള്ളാഹിനെ ദിക്കിനെ തൊട്ട് ചുവലാക്കുകയും ചെയ്തു എന്നാൽ തമാ ഈ ഷെയർ എന്തായി മക്കുറൂഹായി അല്ല ഒരു അക്കമ്മ പറയുന്നു ഇനി അല്ലെങ്കിൽ മുബാഹായിട്ട് മാറും ഇല്ലം യഷുഹലുഹു ചുവലാക്കുന്നില്ല എന്നാ മുബാഹയുള്ളൂ ഹൈറൂല ചെറുല്ലല്ലോ നിൽക്കുന്നതോട് മുടക്കിയിട്ടില്ല എന്നാ മുബാഹായി മക്കൂറിന്റെ കാഠിന്യമില്ല ഇനി മമങ്കാല തബഹു മായിലിൽ ഹവാ ഹബ്ബിദ്ദുഞ്ഞ ദുഞ്ഞാവിന്റെ ഹബ്ബിലേക്കും തടിയവയിലേക്കും മായിലാകുന്ന ഷെറിലേക്ക് ചാടുന്നതാണ് എന്നാൽ വാലിമ അന്നഹു യുഹരിക്കുഹൂരിൽ ഫസാദ് ഈ സമാവശ്യറുണ്ടാക്കും ഫസാദിലേക്ക് നയിക്കുമെന്ന് കണ്ടാൽ ഹറുമാരേത് അത് ഹറാമോ പിന്നെ ഒമൻ കാന കൽബുഹു മാമോറബി മഹബത്തി മൗലാ മൗലാന മഹബത്ത് കൊണ്ട് തെങ്ങി നിറഞ്ഞതാണ് ഒരുത്തന്റെ കൽബ് ഫാനിയൻ അമ്മാസിവ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ഫാനിയായ കൽബാണെങ്കിലോ മൗല കേക്കും തോറുണ്ടാകും മൗലയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവന്റെ ഹക്കിൽ സമാ മുസ്തഹബാണെന്നും പറയാം ഹൈവിലേക്ക് ഉണ്ടോ അപ്പോ എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചല്ലേ ഇനി? നിമിതങ്ങളോട് മഹബത്തായാലും മതി ഇപ്പൊ വിദ്യാഭ്യാസമൊക്കെ ചെല്ലുമ്പോ തങ്ങാ മതയും മഹബത്ത് ഇങ്ങനെ കേൾക്കുമ്പോ അതിന് മഹബത്ത് വരുന്നുണ്ടല്ലോ അപ്പൊ മൂല അല്ലാതെ തന്നെ ആവണമെന്നില്ല هذا حاصل ما ذكره في حل الرموز حين تكلم على السماع حل الرموز എന്ന കിതാബാണ് അതിൽ സമാനെ പറ്റി സംസാരിച്ച സ്ഥലത്ത് മൂപ്പർ പറഞ്ഞ വൽഹാസനി പറഞ്ഞത് ഇങ്ങനെ മുബാഹായ ഹുക്കുമുണ്ട് മക്കുറുഹായ ഹുക്കുമുണ്ട് ഹറാമായ ഹുക്കുമുണ്ട് മുസ്താഹബായ ഹുക്കുമുണ്ട് ബുജുബാരും പറഞ്ഞോളൂല്ല ഫക്കാല ഓർ പറയുന്നു അസമാസം മൂന്ന് തരത്തിലുള്ള സമാറുണ്ട് ഒന്ന് മിന്ന മിന്നു മാഹുവ ഹറാമും മഹവൻ അതാണ് മഹമൻ ഹറാമ് പറഞ്ഞില്ലേ പത്താദിലേക്ക് ഓരോ നയിക്കും ഓരോ തപാണയിലോ തടിയബയിലേക്കോ അബുദ്ദുഞ്ഞിലേക്കാ നീങ്ങുന്നു ഇതുകൊണ്ട് ഫസാദാവുന്നുണ്ടാൽ ഓരോ ഫസാദിന് എണ്ണയിച്ചാളായല്ലോ അപ്പൊ ഹറാമല്ല അതാ വഹുവലി അക്സറിൻ നാസി അത് അക്സറും നാസിനും അതാ ഉള്ളത് ഭൂരിപക്ഷം നോക്കിച്ച് അതാ ഈ ഹറാമായ രീതിയാണ് ഉള്ളത് പ്രത്യേകിച്ച് മേശുബാനി കാൽത്തറായിക്കാർ മക്കൾ നിന്ന് വമൻ ഖലബത്താലേഹിം ഷഹബാത്തുഹും വമലക്കഹും വ വതഖദ്ദറത്ത് ബവാത്തിനുഹും وتكدرت بواطنهم وفسرت مقاصدهم فلا يهدك السماع منهم إلا ما هو الغالب عليهم من الصفات المهمومة അതാ വമൻ ഒരുത്തൻ വലബത്താരെയും അവരെ മേൽ ഹാരിബായി ഷഹവാത്ത് ഹാരിബായി ഹബ്ബുദ്ദുഞ്ഞ അവരെ കൈയടക്കി കളഞ്ഞിരിക്കുന്നു അതുപോലെ ഓറെ ബാത്തിനാണെങ്കിലോ മുഴുവനും തക്കദ്ധരയാണ് തക്കര പിടിച്ചിരിക്കുകയാണ് ഓറെ മക്സൂദുകളാണെങ്കിലോ എല്ലാം പ്രസാദുമാണ് എന്നാൽ പല യുഹത്തിക്കു സമാഹം എന്നും അവരുടെ വക്കൽ നിന്നുണ്ടാകുന്ന സമാഹ് എന്നുവെച്ചാൽ അവർ കേട്ടാലേ അളക്കൂല ഇല്ലാമാരെയും അവരെ മേൽ ഗാലിബായ ഒന്നിനെ അല്ലാതെ മിന സിഫാത്തിൽ മഹമൂമത്തായ അതിനിളക്കി വിടാന്നല്ലാതെ വേറൊന്നുണ്ടാവൂല പ്രത്യേകിച്ച് സിയമാനിനാകാ നമ്മൾ ഈ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെയാവുന്നു അവിടെ ഹറാമിനാണ് മുൻതൂക്കമുള്ളത് എന്ന് പറഞ്ഞു ഓർമ്മന്റെ കാലം നമ്മൾ പറഞ്ഞില്ലേ മുത്തലിഫ് അത്ത പറഞ്ഞിരിക്കുന്നു താജിഖലിന്റെ കിതാബ് ഒന്നിന് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞെന്നെ പറയാനല്ലേ പുതിയ പുതിയ പഠിക്കുകയല്ലേ ഉണ്ട് ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഇരുന്നൂറ് കൊല്ലത്തിന്റെ താഴെയുള്ള ഫാത്തിമാവിന്റെ റുക്കുമിലുള്ളവരാണ് താരിഖ് എന്നാ ഖസാലി മാർ റബിയുള്ള തൊള്ളായിരത്തി ടൈം കൊല്ലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഈ നമ്മ വായിച്ചില്ലേ മോളയും കുഞ്ഞിലും കൊണ്ടാണ്ട് മറ്റേ മുഖാമുഖം നടത്തുന്ന വിഷയമല്ലോ ഇതേക്കാൻ നോൺ സൂപ്പർ പറഞ്ഞില്ലേ ചോദിക്കാം പറയുന്നു പറയുന്നത് ഓർമ്മയില്ല സുഖമുണ്ടല്ലോ തൊള്ളായിരത്തി ആയിരത്തിന്റെ അടുത്തായി സൂപ്പർ വന്നിട്ട് കിസ്മുത്താനി രണ്ടാമത്തെ കിസ്മില് മൂന്നില് മീൻഹു മുബാഹുൻ മുബാഹായ കിസ്മാണ് അതേതാ വഹുവമല്ല حمله منه إلا التلفظ بالصوت الحسن وصدع السرور والفرح فتبين من هذا ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ചാരിന്റെ പക്കൽ നിന്ന് ഇത് പ്രത്യേക രസില്ല ആറാമോ ആരാറെന്ന് പറഞ്ഞിട്ട് പ്രത്യേക രസില്ല രസ് വരാഞ്ഞാ പിന്നെന്തായിരിക്കും അസലൊക്കെ മുബാഹൻ അപ്പൊ അതിനാൽ എന്തുണ്ടായിത്തീരും നോക്കിയിട്ട് പിന്നെ ആറാമാക്കുന്ന ഹറാമാക്കുക കറാത്താക്കുന്ന കറാത്തായിക്കൂടാ അവൻ ബിലാത്തിഹി നോക്കുമില്ല നോക്കുന്നില്ല എന്തായി മുബാഹി അങ്ങനെ ജമ്മിൽപ്പെട്ടത് വല്ലതീ തത്വമീ കവായത് ശരിയാക്കി ശരീരത്തിന്റെ കവായത തേടുന്നത് ഇൻകിസാമു ഇലാമാതുക്കിറ ഈ പറയപ്പെട്ട മൂന്ന് ഇനങ്ങളിലേക്ക് മാറണം എന്നാണ് തേടുന്നത് അവിടെ മൂന്നിനായി മാറിയത് അത്തരം ഉപായ സംഗതി തന്നെ അതുകൊണ്ടുണ്ടായിത്തീരുന്ന കൈറും ചെറും നോക്കിയിട്ട് വൈ ഇനി സുമ്മതക്കറ അസലിമായി സമായിനെ ഉപയോഗിക്കൽ അത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ജപ്പം തുടങ്ങിയതാണ് എന്തിനു വേണ്ടിയുള്ളതാണ് ഖസദൽ ശൈഖ ثم جاء هذا ثم جاء هذا حتى استقلوا عنده أطلالا فبث كل ما به قد جاء فأظلوا من ذا فأفضلوا من دائهم دواء فأفضلوا طيب أيها دي ولا لا؟ ഒറ്റമുണ്ട് കേൾക്കുന്നില്ലല്ല അപ്പൊ ഇതമൻ ഷമായ് പണ്ട് കാലത്തായിരുന്നു എങ്ങനെയായിരുന്നു കപ്പൽ മൊരീദ് ശേഖ ഒരു മൊരീദ് ഷെയ്ഖിന് ലക്ഷ്യം വരുന്നു ലക്ഷ്യം വെച്ചിട്ട് വരുന്നു എന്തിനാണ് വരുന്നത് നിക്കുത്തക്കമ ഓനിക്കുള്ള പല തക്കമ്മനെ പറ്റിയിട്ട് എന്റെ കൺപങ്ങനെ ഇവര് കണ്ടിന്യൂ ആയിപ്പോയി പോയി ഇപ്പാണെന്റെ ഷെയ്ഖന്മാരുടെ വിത്ത് കിട്ടാൻ വേണ്ടി പോക്ക് കിട്ടാനോ വിസർക്കാനോ കിട്ടിയാൽ പണി കിട്ടാന് പണി കിട്ടിയാൽ ശമ്പളത്തിന് ശമ്പളം കിട്ടിയാൽ ശമ്പള വർധനക്ക് വർധന വന്നാൽക്ക് പെർമനന്റ് ആകാന് അതിന്റെ ദ്വാന്റെ സ്റ്റെപ്പ് പോകുന്നുണ്ട് പഴയ കാലത്ത് കാണാൻ കാണുമ്പോൾ നിസ്കുത്തക്കമ മാനസികമായി വന്ന പല സക്കമുണ്ടാവും അത് ശിക്കാത്ത പറയാനായിരുന്നു ശേഖമാനത്ത് ലക്ഷ്യം വെച്ച് പോക്കി എന്നിട്ടോ അതാ ഒരുത്തം വരുന്ന ഒരു പരാതിയായിട്ട് പിന്നെ വേർത്തം വരുന്നു അങ്ങനെ ഒറ്റൊക്കെ വന്ന് വന്ന് വന്ന് അത്തത്തെ കണ്ണു എന്തോ അവയെടുക്കൽ വലിയൊരു കൂട്ടമായി അപനാഥൻ വലിയൊരു സംഘമായി മാറി അപ്പോ പത്ത പുല്ലുൻ വന്ന ഓരോരുത്തർ നീട്ടി വെച്ച് പറഞ്ഞ് മാവിഹി കടിജ അവരെന്തുമായിട്ടാണോ വന്ന പരാതികൾ അതൊക്കെ അദ്ദേഹം നമ്മൾ പറഞ്ഞു അങ്ങനെ അവർക്ക് പകരം കിട്ടിയത് എന്താണ് അവരുടെ ദാഇന്റെ പകരം ദവാ എന്നല്ല ദവാഇന് പകരം കിട്ടി അവർ ദാഹ് പറഞ്ഞിട്ട് ദവാഇന് ശേഷം നോക്കുന്ന പകരം കിട്ടി ദവാ എന്റെ പ്രതിവിധി അങ്ങനായി വന്നിട്ട് ദവാ പകരം കിട്ടിയാ പിന്നെ പണ്ടത്തെ ക്ഷീണവും തളിച്ചെല്ലാം മാറി നഫ്സുകൾക്കൊരു ഒരു നെസാത്തോന്നല്ലോ ഹൈറാദായ കാര്യങ്ങളിലേക്ക് അതാണ് നുഫോസുകൾ നെസാത്ത് കൂടേതായി തീർന്നു നെസ്സിന്റെ തൊട്ട് നീങ്ങി കഥലും മാറി ബൂത്തും എല്ലാ ശൂന്യതകളും മാറി മടിയും താപത്തിൽ പോലും അപ്പൊ നെറ്റ് നന്നായി തീർന്നാൽ എന്തെങ്കിലും ചെയ്യും കൽബിനെ അതിനപ്പുറത്ത് കിട്ടും കൽബ് സജ്ജമാകുമ്പോ അസുറാറിൽ നിന്ന് മന്ദിരം കൽബിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കാതെ നേരത്തെ ഇങ്ങനെ നമ്മ പണ്ടത്തെ ചിത്രത്തിലുണ്ടാകുന്ന നെഫ്സ് കൽബ് റൂഹിയിലേക്കുണ്ടായിരുന്നത് അല്ലെ നഫ്സിനെ കൂടെ നമ്മൾ എത്രത്തോളം പരിപോഷം നൽകുന്നു അത്രയാണ് ഇത് മുടങ്ങി കിടക്കും ഇല്ല കൽബ് ഒരിക്കലും ഇവിടെ തളർത്തി തളർത്തിയിട്ട് ഇവിടെ നന്മകൾ കൊടുത്ത് കൊടുത്തപ്പോൾ ഈ നന്മ ആരോപിച്ചെടുക്കുന്നു കൽബ് വെച്ചെടുക്കുന്നു അപ്പൊ കൽബിന് ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുമ്പോൾ അസ്വാർ നല്ല ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് അങ്ങനെയാണ് എന്റെ പോക്കും അപ്പൊ ഇങ്ങനെ ആ ഇഷ്ടേതാതും പോണം ഇങ്ങനെ ഇട്ട ബീജവും പോണം നിങ്ങളല്ലേ കുത്തിയുണ്ടാവില്ലേ അങ്ങനെ റായിയത്തിൽ അതിനെ ഉപമിച്ച ആ രീതിയിലാണ് ഗർഭാശയം ചെയ്തു ആസവത്തിനെ തൊട്ടെല്ലാം കാലിയായതിന്റെ വൈകല്യങ്ങളൊക്കെ പോയി ശുദ്ധമായി എന്നിട്ട് അതിലേക്ക് ഒരു സുസജ്ജത സജ്ജമായ അവസ്ഥ ഉണ്ടല്ലോ അത് വന്നു ചേരുമ്പോൾ ഇതാവിന്റെ മക്കൾ നെത്തപ്പത്തും കൂടെ കൂടുമ്പോഴാണ് സന്താനം ലഭിക്കുന്നത് വിചാരിക പറഞ്ഞില്ല അത് നല്ല തന്നെയാണെന്ന് പറഞ്ഞു ആ കുട്ടി പിന്നെ അങ്ങനെ വളർന്ന് വളർന്ന് വളർന്നിട്ട് പുതിയ രംഗിലേക്ക് കയറുന്നത് പോലെയാണ് കമ്പനിയൊക്കെ എവിടെ കച്ചറ വരുന്നു അതെല്ലാം ബന്ധാക്കുക ബന്ധാക്കുമ്പോൾ ഇത് നന്മ കൊണ്ട് സജ്ജമായിരിക്കും അപ്പൊ റഹിമിന്റെ സ്ഥാനത്തായി അവന് ഉണ്ടാകണം അറുവായിന്റെ മക്കാമിൽ നിന്ന് ചില ബീജങ്ങളിൽ കൊടുക്കുക അപ്പൊ ഇവിടുന്ന് ഹമ്മ് കുറിച്ചാകണം അതാണ് പുതിയ അഹവാലി വാലൈക്കുമുസ്സലാം നിങ്ങൾ വളരെ വളരെ കുളത്തിലാണ് ഇനിയെന്തുവാണ് കൽബ് കൊണ്ട് ഫിക്ർ നടത്തണ്ടേ അമല ആ കുരൂപകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി നെത്തായിരല്ല ഫിക്ർ കൊണ്ട് കിട്ടിയ ഉലൂമുകളുണ്ടല്ലോ ഫിക്ർ ഉപയോഗപ്പെടുത്തുമ്പോൾ പുതിയ ഉലൂമുകൾ കിട്ടും മഴവിയാത്തിൽ കൂടി ഇങ്ങനെ ചെയ്ത് കൽബിന്റെ പോക്കാണല്ലോ ഫിക്കർ എന്ന് പറയുന്നത് ആ ഫിക്കർ കൊണ്ട് കുറെ ഒലിവുകൾ ഇങ്ങനെ ചോർത്തെടുക്കാൻ കഴിയില്ല അത് അറ്റാഴ്ച നത്തീജത്ത് അങ്ങനെയെല്ലാം വന്ന് നല്ല ഒരു കോലത്തിലാകുമ്പോഴാണ് അപ്പോഴെന്താക്കും ഒരു ആനന്ദം കിട്ടാൻ വേണ്ടി ഒരു പാട്ട് പാടുറോ നമ്മൾ നല്ലൊരു മട്ടത്തിലെത്തിയിട്ടുണ്ട് പാട് ഒരു പാട്ട് പാടിയാൽ അന്ന് അന്ന് തുടങ്ങിയിട്ട് പാട്ട് ഹാരി ചെയ്യുന്നുണ്ട് ഹാദിന് പാട്ട് തന്നെ പറയും പണ്ട് പറഞ്ഞത് കുതിര തെളിക്കുന്ന ഒട്ടകത്തിന് തെളിക്കുന്ന ഹാദി എന്ന് പറയുന്നു അത് പണ്ട് കഴിഞ്ഞില്ലേ പേരൂർമില്ല വരവാത്ത പേജിൽ കാണണം ഞാൻ പറഞ്ഞില്ല وحيث تلت نجب الأبدان قال هدها يا هادي الأمعان വരവാത്ത പേജിൽ തന്നെ ومن ينعجلك بالقوال ഹാദിൽ ഹാദിയിൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടകത്തിനെ തെളിച്ചു കൊണ്ടുപോകുന്ന മൈക്കിലുകാരനാ പറയുന്നത് അപ്പോൾ ഈ പാട്ടുകാരൻ ഈ പേര് ലക്കബായ്ക്ക് കൊടുത്തതാണ് എന്തുകൊണ്ട് അഹവാൽ ഉടയാണ് അഹവാലിലേക്ക് തെളിച്ചു കൊടുത്ത ഇയാളെ പാട്ടുകാരനെത്താൻ അപ്പോ ഒട്ടകത്തിൽ തെളിക്കുന്ന ആൾ എന്നുള്ള പേരിയാക്കി ഇയാൾ ആളുകളൊക്കെ കൊടുത്തു വന്നില്ലേ വമിൻ മുന മുനക്കബുൽ കവ്വാൽ ഹാരി അത് ഹാരിയൻ എന്ന് പറയപ്പെടും ഇനി അതിന് അതുകി വിചാര നിങ്ങളോട്ട് തിരിച്ച് പണ്ട് കഴിഞ്ഞില്ലേ അതായത് നൂറ്റി അറുപത്തി ആറിന് അപ്പൊ ഹാദി ഒരു ചേരന്റെ ബൈക്ക് മാറല് കൊണ്ടുണ്ടാക്കുന്ന ഒരു രാഗം വെക്കും ആ ബൈത്ത് ഷീറുണ്ടല്ലോ അതിനോട് ചുറ്റിപ്പറ്റി കൂടുന്നുണ്ടാകും ഫിക്കിറിന്റെ കാമിലാത്ത് മറഞ്ഞിടക്കുന്ന ഫിക്കിറുകളൊക്കെ ഇങ്ങനെ വന്നു ചേർന്ന് ഇതിൽ പലതും ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു വിളക്ക് വെച്ചാൽ പാട്ടുകൾ വരുന്നു അല്ലെങ്കിൽ ഒരു പഞ്ചസാര വെച്ചാൽ ഈച്ച ഒമ്പലം വരുന്നത് പോലെ കാമിലാത്തുൽ ഫിക്കിറി ബൈത്തിനോട് എന്താക്കും ചുറ്റിപ്പറ്റി വെക്കുന്നുണ്ടാവും ഞാൻ പോകാൻ ശ്രദ്ധ വെച്ചിട്ട് പിടിച്ചെടുക്കും എങ്ങനെ പിടിച്ചെടുക്കലേ ഈ കേൾക്കുന്ന ഓരോരുത്തരും ലഹു അവനുണ്ട് ചെറുബുൻ ഓരോ കുടിയുണ്ട് എന്തെങ്കിലും പാത അവൻ ഇത്തിപാത ചെയ്തതിൽ നിന്ന് അവനവന് പറ്റിയ കുടിയുണ്ടാവും എന്താണ് ഒരു ഹദീസ് ഉദ്ധരിച്ചു പുക്കഹായിനാ കിട്ടിയില്ലെങ്കിൽ ഉടനെ ഫിത്തുവിന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തുമായിരുന്നു ഓരോ ചെറുപ്പം എങ്ങനെയാണ് ഓരോ കുടി ഹക്കായിക്ക് കിട്ടേണ്ട ആള് അക്കീതന്റെ ഭാഗത്തുണ്ടെന്ന് ഓറെ ചിന്ത പോകുന്ന അങ്ങനെയാണ് ഹക്കായിക്ക് കിട്ടേണ്ട ആള് അത് കുടിച്ചിട്ടുണ്ടാവും എല്ലാ ചില അറബി ഭാഷ ലോകത്തിന്റെ ശൈലിയാവേണ്ടത് അക്കൂട്ടം അത് കുടിച്ചെടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും അവരവരുടെ ചെറുബ് അത് ഹാഗ വെസ്റ്റിനെടുക്കുക ലഘുവർത്തിക്കും അവന് തോല് കിട്ടി ഒരു കപ്പനെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഹാഗ വേറെ ലുബും വേറെ കാതലും കിട്ടിയിട്ടുണ്ടാവും അവരവരുടെ ആ ഇതുപോലെ ബുദ്ധിശക്തി പോലെ കുറിച്ചെടുക്കും അങ്ങനെ തമാത അങ്ങനെ കുറെ നീണ്ട് അങ്ങോട്ട് പോയി പാദ്യം പാടലൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ബുധവും അവർ വിശദീകരിക്കാൻ തുടങ്ങും മിനശ്ശറഹി ചെറഹിനാൽ അലൈഹി അവർ കേട്ടിട്ട് പിടിച്ചെടുത്ത ചെറുണ്ടല്ലോ ആ മസ്തഫാദന്റെ അത് സിബ്രൻ ഓരോ ഏടുകൾ നടന്നിട്ടുണ്ടാവും എന്നാണ് ഇന്ന് കേട്ട പാട്ടിൽ നിങ്ങൾ ഓരോരുത്തർ കണ്ടുപിടിച്ചെടുക്കാൻ കിട്ടിയിടോ നിന്നത്തെ ഗുണപാഠം പറഞ്ഞിട്ട് ഒരു കണ്ണാച്ചെടുത്ത് എഴുതുന്നു പറഞ്ഞാൽ ഓരോരുത്തർക്കും പേജി വേറെ ചിലർക്ക് എനിക്കൊന്നും കിട്ടിയിട്ടില്ല പൂജ്യം വേറെ തന്നെ രാഗം കൊണ്ടൊരു പാട്ട് കൊടുത്തു അതിൽ അവനൊന്നും കിട്ടിയിട്ടില്ല വേറെ കൂട്ടത്തിന് ഒരുപാട് കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ കിട്ടും ആ പാട്ടുന്നതുകൊണ്ട് സംഭവങ്ങൾ പിടിച്ചെടുക്കാം പണ്ടി കുറുമ്പുണ്ട് നമ്മളെ അമ്മച്ചനെ ദ്വാരിപ്പിക്കണമെന്ന് കുറെ മൊനാമാർ വന്നപ്പോ നമ്മളെ പരസ്യം ഒത്തിട്ടുന്നു പൈപ്പിൽ വെള്ളം ഇങ്ങനെ ഓരോ തുള്ളി ഇട്ടുന്നുണ്ട് ഞങ്ങളുടെ ബക്കറ്റ് കൊണ്ടുവച്ചു ഞാൻ പറഞ്ഞു ആ പൈപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ഇത്തിഫാദ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഒരാൾ പറഞ്ഞ് ആ പൈപ്പിന് കേടുണ്ട് ശരി അത് നിങ്ങൾ ചോദിക്കേണ്ടതില്ല വേറെ ആളെ പറഞ്ഞു അതിന് വെള്ളയിക്കുന്നുണ്ട് ശരി അതും പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും അവരവരെ പറഞ്ഞു അപ്പൊ വാഹ ലഘു കിശുർ ഒക്കെ തൊലിയപ്പം കിട്ടിയത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാ ഞാൻ പറഞ്ഞു ആ ബക്കറ്റ് ഓരോ തുള്ളി വെള്ളം താരമില്ല താരമില്ല താരമില്ല പോട്ടേ നുടിയുമ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അത് പോയത് തന്നെയാണ് ഈ ഓരോ തുള്ളി വെള്ളം നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസമായി കണക്കാക്കും അതെല്ലാം കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം നിറഞ്ഞു ഓരോ തുള്ളി അത് ശേഖരിച്ചപ്പോൾ ഇന്ന് ജുമാക്ക് കുളിക്കാൻ ഒരാൾക്ക് കുളിക്കാൻ വെള്ളത്തി ഒരാൾക്ക് ഒന്നുണ്ടാക്കാൻ വെള്ളത്തി ഒരാൾക്ക് ചന്തയാകും വെള്ളത്തി പല കുളത്തിൽ നടക്കാൻ വെള്ളത്തുള്ളു കുടിക്കുണ്ടാക്കി കുടിക്കാം അത് സാരമില്ല സാരമില്ല നോക്കിയിരുന്നെങ്കിൽ രോഗികളൊന്നും ഇല്ലാണ്ടായി ഇതേമാതിരി ഓരോ ലഹലകൾ താരമില്ല താരമില്ല താരമില്ല തള്ളുകയാണെങ്കിൽ പോയതന്നെയാണ് ഒരു ലഹല എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഒരു സുബഹാനന്ദായി എന്നാൽ ഉപകാരത്തിന് നമ്മൾ ചില്ലി കാശാക്കി തള്ളിക്കറിഞ്ഞ നദി പൈസ പത്ത് പൈസ പോട്ടയോ പോട്ടയോ എന്ന് അല്ല കൂടി ശേഖരിച്ചാൽ ഒരാൾക്ക് ചോറ് കൊടുക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് ബസ്സിന് വെച്ചു കൊടുക്കാം വേറെ ആൾക്കൊരു വസ്ത്രം വാങ്ങി കൊടുക്കാം അപ്പൊ താരമില്ലാ തള്ളുന്ന പലതിനും ശേഖരിച്ച കാര്യമുണ്ടെന്ന് തിരിഞ്ഞില്ലേ വേണ്ടതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയത് അപ്പൊ അത് ഒരു ലുബം ലോകത്ത് കാണുന്നല്ലോടെ ആദായിക്കിലേക്ക് തിരിച്ചുവിടാൻ കഴിയും അല്ലെ വസകൽ ബിനെ എത്തിബാരി ഫിക്രി എന്ന് പറയുന്ന വായിൽ കാണാല്ല വസകൽ ബിനെ എത്തിബാരി ഫിക്രി എത്തിബാർ എന്താ കണ്ടതിൽ നിന്ന് പുതിയ അറിവ് കണ്ടെത്തുക ഒരു പാട് ഉൾക്കൊള്ളുക അതുകൊണ്ട് ചൂടാക്കാൻ എപ്പോഴും എന്റെ ഫിക്കറിനെ ഒന്നും കളയാനുണ്ടാവില്ല ലോകത്ത് നടക്കുന്ന ഒരൊറ്റ സംഭവങ്ങളും കളയാനുണ്ടാവില്ല അപ്പം സമാധ ബൈത്തങ്ങ് നീണ്ട് വാത്തം ശേര അപ്പൊ അതെല്ലാം പൂർത്തിയാക്കി അത് കോഴ്സ് കഴിഞ്ഞല്ലോ കഴിഞ്ഞതിന് ശേഷം ആ മൃതവും അവിടെ തപസ്സിലുള്ള ഓരോരുത്തരും അവർ വെളിപ്പെടുത്തുന്നു അരേഹി ഇഫ്രാൻ മിന ഷറഹി എന്നാണ്ട് മിന ഷറഹി അവർ പ്രകടമാക്കി ഓരോ വേടുകൾ എനിക്കിതൊന്ന് പാഠം ഉൾക്കൊണ്ട പാഠങ്ങൾ നൽകിയാണ് മിനശ്ശറഹിയാലെ ആ ഇത്തപാത ചെയ്ത കാര്യത്തിന് വ്യാഖ്യാനം എന്ന നിലയിൽ ബയാൻ ചെയ്തുകൊണ്ടിട്ട് ഒരു ഈ ഏടുകൾ ഇന്ന് കേട്ടത് ഇതാ പഠിച്ചിട്ടുള്ളത് വ്യാഖ്യാനമില്ല എന്തിനാ വ്യാഖ്യാനമില്ലേ ആരെങ്കിലും അതീശ് കേട്ട അങ്ങനെ കേട്ടെന്ന് പോയില്ലേ ആദ്യത്തെ പാത്രത്തിന് ആദ്യത്തിനാണുണ്ടെങ്കിൽ ഒരൊറ്റ ഹദീസ് തന്നെ ശരിക്കും ഫിക്കും ഹദീസ് എന്നുള്ള തത്വപ്രകാരം ഒരു വ്യാഖ്യാനത്തിന് കഴിഞ്ഞാൽ കൊല്ലം പറയാം പണ്ട് അരീതുൽ കാറ് മുപ്പത്തിമൂന്ന് ആൾക്കാരെ വിളിച്ചൊരു നിങ്ങൾ നില വിളിച്ചപ്പോൾ നമ്മൾ വേദനെന്ന് പറഞ്ഞാൽ ചോദിക്കുക ഇതാണ് കാല സമാ പഴയ കാലത്ത് നടന്ന സമാഉന്നാസിന്റെ രീതിയാണ് ഈ പറഞ്ഞത് ഈ പഹൽ തറാദിനെ വിമർശിക്കുന്നവരോടാ ചോദിക്കുന്നു പഹൽ തറാടോ നീ കാണുന്നുണ്ടോ ബിഹി കഥാമിംബാത്ത മിൻ വൈസി കഥാം ഇന്ന ഇന്ന ദൂഷ്യങ്ങളിലൂടെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് പറയാൻ തയ്യാറുണ്ടോ എന്ന് മൂപ്പറ മുനാക്കശിയായിരുന്നു പഹൽ തറ നീ കാണുന്നുണ്ടോ എന്തുണ്ട് നീ അതുകൊണ്ട് മീൻ ബഹസി കഥ ഇന്ന ആരെന്ന ബഹസുകളുണ്ട് എന്ന് നീ പറഞ്ഞാൽ തയ്യാറുണ്ടോ നമുക്ക് കുറെ പരാതികൾ അത് ശേഖരം കണ്ടിട്ടൊന്ന് വിശദീകരിക്കണം അതിന് പരിഹാര മാർഗം തേടണം ഇതിലടയാ തെറ്റ് ഷെയ്ഖ് പരിഹാരമാർഗം നിർദ്ദേശിച്ചു കൊടുക്കുന്നു നഫ്സ് നന്നാകുന്നു കണ്ടുകൾ തയ്യബാകുന്നു അസുറാറുകൾ വരാൻ തുടങ്ങി അപ്പോൾ ആ ഒരു നല്ല ഒരു ഒരു പാട്ട് പാടിയാട്ടെ പാട്ട് പാടുന്നു ഓരോരുത്തരും പറയും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിന് ശേഷം കിട്ടിയ ഗുണപാഠം കേട്ടാക്കുക ഓരോരുത്തർ വിധാനം ഉണ്ടാവും ഒരു കുട്ടർക്ക് വേറെ ഉണ്ടാകും ഒരു കുട്ടർക്ക് ഒന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞിടത്തോളം കാര്യത്തിൽ എന്താണ് ഇവിടെ കുറ്റം പറയാനുള്ളത് പറഞ്ഞിരിക്കുന്നു ഉണ്ടാകുകയില്ല പിന്നെ പറയൂ ഇത് മുജാഹിദിനോട് ഇപ്പൊ ചില കാര്യത്തിൽ ചോദിച്ചാലല്ലേ ഉത്തരം കിട്ടല്ലേ അങ്ങനെ അതെല്ലാം എടുക്കട്ടെ നബിസുള്ളതാരും ചെയ്തിട്ടില്ലല്ലോ ചെയ്യാത്തതാണോ എന്ന കാരണം പറഞ്ഞോണ്ട് ഇവിടെ പലതും ഒഴിവാക്കാറുണ്ട് ഇത് മാത്രം ഒഴിവാക്കിയാൽ പോരാ ഇതിനാക്കാണ് ഗൗരവമേറിയ പലതും ഒഴിവാക്കാറുണ്ട് അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഇത് തുടങ്ങാം അല്ലേ ഇതെല്ലാം എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഇസ്രാഫുകളിന് അനാവശ്യമായിട്ട് നബിസല്ലാ ഞങ്ങളെ കാലത്ത് നല്ല കൈസൊട്ടിച്ച മഹർച്ച ഉണ്ടായിരുന്നുവോ തങ്ങളെ പറഞ്ഞോ അങ്ങനത്തെ ഒരു മഹർച്ച ഉണ്ടാക്കുകയെന്ന് ഇല്ല എന്നാ ടൈസെല്ലാം പുറത്തെറിയണം ആദ്യ കാരണം പൈസ കുറയാൻ ഇസ്രാഫുണ്ട് കാരണം ഒരാള് പെരുന്നാളിന്റെ ദ്വാരക്കുമ്പോ ഒരാൾ അമീ പറഞ്ഞവരുടെ അഞ്ഞൂറൊന്നും വരാനൊന്നും പോകില്ല പൈസ ചില പോലും ഇസ്രാഫും ഇല്ല അപ്പോൾ ഇസ്രാഫും വിരോധിക്കപ്പെട്ടതിനാകെ നീക്കിയതിനു ശേഷം ഇത് ലാസ്റ്റ് അല്ലേ ആ ആ കൊടുത്തു അൽ കിതം ഏതൊക്കെ കിതമൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കസീൽ കാഫി മാനാഹു അൽ കദീം പഴയ കാലത്ത് ഐ ഫിൽ കദീം എന്നാണ് പഴയ കിതമൻ പിന്നെ എന്നുള്ളത് അൽ മറന്നു അവിടെ എസ്കു സക്കമാണ് അവിടെ അഫുദാകുന്നുണ്ട് ഒരാൾക്ക് ഒരാൾ വന്നു വേറൊരാൾ വന്നു ഒരാൾ വന്നു അഫുദാദ് അൽ ജമാഅത്ത് അൽ മുഖപരി ഫർദ് എന്ന് പറഞ്ഞെങ്കിൽ ജമാൻ അഫുദാദ് ഒറ്റക്കൊറ്റക്ക് വന്നതിനാണല്ലോ മുമ്പരിന്ന് പറയാം നീ സലാത്തിൽ ഫദ്ദി എന്ന് പറഞ്ഞില്ലല്ലോ ഭക്ത ചക്കുവാകൂ എന്ന് പറഞ്ഞാൽ എന്താ ചക്കുവാനെ പരത്തുന്നത് അവിടെ ശേഷം അത് പറഞ്ഞു കേൾപ്പിച്ചിട്ട് മൂപ്പറ കൊണ്ട് സമർപ്പിച്ചു എനിക്ക് ഇന്ന ഇന്ന ഇന്ന വിഷമങ്ങളുണ്ട് ഏ വിഭാഗത്തിന് വഴിയാണ് മറ്റവനെ ചെല്ലാൻ കഴിഞ്ഞില്ല ഒന്നാം കഴിഞ്ഞില്ല രാവിലെ അടിച്ചാൽ കഴിഞ്ഞില്ല അതാണ് ഇങ്ങനെ പത്ത് പലർക്കും പറയാൻ പിന്നെ നശിത്തത്തിന്റെ പോസുണ്ടല്ലോ നശാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പത്തുള്ള ആളാണ് ഒരു കലങ്കുറവീന്ന് അതാണ് ഉന്മേഷത്തിന്റെ കാരണം മൊത്തം ഭാരം തോന്നിക്കൽ കസല് എന്ന് പറഞ്ഞാലോ അമീസുഹു അതിനെതിരെതിരാണ് നഷാബിനെതിരാണ് കസല് അപ്പൊ എന്തിനും ഭാരം തോന്നി പിന്നെ അതങ്ങനെ വന്നിട്ട് ലാസ്റ്റാണ് ഇതുള്ളത് പാൽ തറാമിൻ കലാമിൻ ബാസി എന്ന് പറയുന്നത് ആ ബസ് ഹുവൻ നുർഹു അല്ല ബൂസ് ബൂസ് കത്തലമ്മ ബൂസു എന്ന് പറയുന്നത് ആ ബൂസ് ബൽസം തന്നെ ഹുവൻ നുർഹു പിന്നെ അതേപോലെ അല്ല ഉപൻ ദുർവദ്ദാവും അങ്ങനെ കത്തലും നീങ്ങി ഭൂതം നീങ്ങി ദുർവം നീങ്ങി രോഗം നീങ്ങി അത്ര പാപത്തിൽ കുലൂബിൽ അസ്രാർ എന്ന് പറഞ്ഞാൽ അൽ നഹുവാക്കു വൻ നഹുവാലു അല്ല അസ്രാർ എന്ന് അതുവാക്ക് അഹ്വാലുകൾക്കാണ് എന്ന് പേര് പിന്നെ വസ്താമനത്തിൽ എത്താജൽ അക്കാർ എന്ന് പറഞ്ഞാൽ എന്താ അൽ മൂന്നാം ഇക്കറിനാൽ ഉണ്ടായിത്തീരുന്ന ഗുണം പല സിദ്ധികൾ അതിന്റെ ഫലം പിന്നെ തറന്നുമോ തറന്നമൽ ഹാദീന തറന്നു എന്ന് പറഞ്ഞാൽ തറന്നി ഹാദി എന്ന് പറഞ്ഞാൽ അൽ കവ്വാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പാട്ട് പറഞ്ഞാൽ ഒരു സാധനമായി ചുറ്റിപ്പറ്റിച്ച് അല്ലെങ്കിൽ ഇതിന്റെ കണക്കിൽ ഈ സാധനം വാങ്ങുന്നുണ്ടായിരുന്നു ഈ പാട്ടിനോട് എല്ലാ കമ്പനിയിലും വെച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി ചുരുക്കാൻ റാമിന് എന്ന് പറഞ്ഞാൽ അപ്പീല് സിർബ് എന്ന് പറഞ്ഞാൽ ഈ കത്തരിശ്ശേരി അന്നസീബമിൽ മാറും വെള്ളത്തിൽ നിന്ന് കുടിക്കുന്ന ഒരു അംശം എന്നാണ് സിർബ് എന്ന് പറഞ്ഞത് അവിടെ പോയി സിർബ് യവന്മാരും വലിയ എന്ന് പറഞ്ഞാൽ ബാഹുര ബാക്കി എല്ലാം മുഹറായ അർത്ഥവും പറഞ്ഞു കഴിഞ്ഞു يقول رضي الله عنه وإنما كان استعمال السماء في الزمان المتقدمين അതാണ് ഇത് ഒന്നാമത്തെ അരവൈ വൈന്നമാ കാനസ്തമാഴു പിതമൻ കത്തൽ മൊരീദി ശൈഖ യുസ്കുസ്തകമാണല്ലേ അത് പറയുന്ന ഇന്ത കത്തൽ മൊരീദി അശൈഖ യുസ്കുലഹി തകമഹു മറന്നതുല്ലതി അസാബ കൽബഹൂൻ മൊരീദ് ശൈഖനെ ലക്ഷ്യം വെക്കുന്നു കത്തിന്റെ മഫൂലാണേത് സൈഫ് കത്തിന്റെ പായനാണ് മുരീദ് അപ്പൊ മത്ത എന്ന വായിലെ ഇളാഫത്തെ ഇപ്പൊ മഫര് ഒഴിവാക്കി കത്തുൽ മുരീദ് സൈഫ അത്തരം നമ്മാലെന്നാക്കി എന്ന് പറഞ്ഞ മതി യസ്കോ ഇലഹു ശതമഹോ മറഹുല്ലതി അസാബ കൽബഹു മുരീദിന്റെ കണ്ടിനെ ബാധിച്ച സത്തമും മറന്നും തിക്കാട്ട പറയാൻ വേണ്ടി ഏതായിരിക്കും ആ മറന്ന് മീൻ ഹഫലത്തിൻ ഔ ഫത്തിറത്തിൻ ഔ കസ്രത്തിൻ ഔ കസരിൻ ഔ തുകയാനിൻ മൂന്ന് കാര്യമൊക്കെ ഇറങ്ങുന്നു കഫലത്ത് വലിയ വർത്തമക്കാർക്കാണ് കഫലത്ത് പിന്നെ നിന്ന് ഇടമുറിഞ്ഞു വെക്കാം പണ്ടേ ഒന്നായി പണ്ടേ നടന്നു വന്നില്ലെന്ന് മുറങ്ങിപ്പോക്കാണ് പത്രത്ത് അതിന്റെ അതിന് താഴെ പഠിക്കാർക്കാണ് ഒരു കസ്വത്ത് കല്ലുകൾ നന്മ ചെയ്യാൻ തോന്നുന്നില്ല അതിന്റെ താഴെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാനൊരു മടിയാണ് ഏതുണ്ടായത് പദ്ധതിയിലുണ്ടായി അതിന്റെ താഴെ പാടിയ തുകയായി ചെറായി അതെല്ലാം ബുദ്ധി കിടക്കരുത് അപ്പോ മോൻ കാലേക്ക് ഇങ്ങനെ ഇറങ്ങിയൊഴുകി പോയാൽ അപ്പലത്ത് പത്തലത്ത് കത്തുകത്ത് കത്തുകത്ത് തുകയാണ് ആ ഒരു ആദിക്ക എന്തോ ആവട്ടെ മിനം ഒഴിവില്ലാത്ത അത് എണ്ണിയാ തീരൂല അങ്ങനെ ചുമ്മാ തവാറൽ മതി ഇല ശേഷി ആകാ ബാധ ആകാ ഏതാണ് എന്ന് പറയുന്ന എസാദ് ഒരാൾ വന്നു പിന്നൊരാൾ വന്നു പിന്നൊരാൾ വന്നു ഓരോരുത്തർക്കും അവരവർക്ക് പറഞ്ഞാലുള്ള രോഗം എന്താണോ അത് ചിക്കാത്ത പറഞ്ഞു അങ്ങനെ ചിക്കാത്ത എന്നു ചെയ്തിട്ടുണ്ടല്ലോ പ്രദീപം അയാൾ ഡോക്ടറാണെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നാക്കിയില്ല നമ്മള് മരുന്നും മെഡിക്കൽ കോളേജും ഗുളികയും എല്ലാം പണ്ട് ഇവിടെ പറഞ്ഞു പോയി അപ്പോ അദ്ദേഹം തിരിച്ചവിടെ നിശ്ചയിക്കൽ എങ്ങനെയെന്നറിയോ ചിലപ്പോൾ ബിൻ ഹിമ്മത്ത് കൊണ്ട് അവ പിന്നെ നമിറത്തി ചിലപ്പോൾ നമിറത്ത് കൊണ്ടായിരിക്കും ഒറ്റ നോട്ടം അല്ല ഹിമ്മത്ത് കൊണ്ട് എന്തോ ആവട്ടെ ഹിമ്മത്ത് കൊണ്ടോ നമിറത്ത് കൊണ്ടോ ആ ചികിത്സ നിശ്ചയിച്ചതിന് ശേഷം മുരീതന്മാർക്കെല്ലാം ശിഫ കൊണ്ട് നല്ല അനുഭവം വന്നു നശിക്കത്തിന് പോത്തും ഇത് നശിക്കത്തിന് പോത്തോന്ന് അതാണ് വസാല അന്ന കസലു എന്ന് പറഞ്ഞത് ദാവും വബൂസും താപത്തിൽ കൊലൂപ് ആ ഇങ്ങനെ പോട്ടെ വംസലത്ത് കൊലൂബുഹും ബിൻ അൻവാർ അതിൽപ്പെട്ട തന്നെ وعشرت بها شموس المعارف والأسرار പ്രകാശിച്ചു വസ്തഅമലത്ത് നത്തായിജു അഫ്കാരിഹിം അവരുടെ ഫിക്കിറിന്റെ നത്തായിജിനെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ വസ്താമലത്ത് നത്തായിജു അഫ്കാർ فعبدت من العلوم ما يليق بسعة صفائها ആ കുലൂബുകൾക്കുണ്ട സഫായിന്റെ വിശാലതക്ക് അനുയോജ്യമായ പലതരത്തിലുള്ള ഒഴിവുകൾ അതിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ തറന്നമൽ ഹാദി എന്തിനർത്ഥം തറമ്മന്നമൽ ഹാദി സീനിലേക്ക് എത്തി പടിപടി ഹാജി പോണം ബിൽ റസീലേക്ക് രാഗത്തിൽ നല്ല പാട്ടി അമ്മ ബിൽ ജാനിബിലേക്ക് അതിപ്പോ കമ്പ്യൂട്ടിച്ചതാ ബിൽ ഹസിൻ ആ അവരത്തിലൂടെ അനുയോജ്യമായ ഷെയർ ഉപയോഗപ്പെടുത്തുന്നു ഓരോരുത്തർക്ക് അനുയോജ്യമായ ഷെയർ ഉണ്ടാവുമല്ലോ ദൂത് മടന്നാക്ക് ദൂതിന്റെ പാട്ടായിരിക്കണം എല്ലാ മതിലെ ചോക്ക് മടന്നാക്ക് ചോക്കായിരിക്കണം തോമ മടന്നാക്ക് തോമന്റെ പാട്ടായിരിക്കണം അനുയോജ്യമായ പാട്ടാണല്ലേ മക്കാൻ വേണ്ടി ഒരിക്കണം فإذا سمعته دقائق أفكارهم الصافية അവരുടെ പരിശുദ്ധമായ ഫിഖിറിന്റെ ദക്കായിക്കതാണ് ഫസ്തലഫത്തു വാമിലാത്തുൽ ഫിഖിരി എന്ന് പറഞ്ഞത് വകവാമിന് പുകയും അലിഞ്ഞ അഹാത്തലി മഹാനീശിക്കുന്ന ആ പാട്ടുകളുടെ മഹാനിയിൽ ഇത് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അപ്പൊ ആ പാട്ടുകളിലുള്ള അഷാറിലുള്ള ഒരു മകളാലും അസ്രാറുകളാലും ഉള്ളത് അത് കൽബുകൾ പുറത്തടിക്കും كل واحد على نصيبه وشربه ألا كل له مما استفاد الشربون എന്തിനാണ് നിമ്മസ്തപാദ ഈ ശേഷിഹി ശേഷിന്റെ മക്കളിൽ ഇസ്തിപാദ ചെയ്ത കണക്കനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ ശിരുമുണ്ടാവും എന്തുകൊണ്ടാ ചെയ്യുന്നത് ഈ മഹബത്തിഹി വചരിത്തിഹി ഷേഖറോടുള്ള മഹബത്ത് കൊണ്ടും സിരിക്ക് കൊണ്ടും ഉണ്ടായ കാരണത്തിന് വേണ്ടിയിട്ട് വാലാക്കതിൽ മുജാഹദത്തി മാത്രമല്ല ഇവന്റെ ഈ തേരണ്ടി കടപ്പനുസരിച്ച് അതും പാടും ഒരു ദൈഹന്റെ വിശ്വം അല്ല പോലെ ഇവൻ അധ്വാനിക്കും പാടേ അപ്പൊ പമ്മിന്നും മഞ്ഞക്കൂന്നു അള്ളഹു മഹാനിൽ കലാമില്ലാഹിറാൻ അതിൽപ്പെട്ട ചിലര് അദ്ദേഹത്തിന് അന്തെന്തായിരിക്കും ലാഹിറായ കലാമിന്റെ മഹാനിയായിരിക്കും അബ്ദുഹു മഹാനി മഹാനിയൽ കലാമിനോണം എന്നുവേണ്ടി നസ്ബായാലും പറയേണ്ട ആളുകളല്ലേ നസ്ബായ മഹാനിയൽ കലാമിൽ ലാഹിറത്ത ലാഹിറത്ത് മാനിക്കാണ് നസീബത്ത് ലാഹിറായ ആ മാനം വന്നു അതാണ് നേരത്തെ കിഷുറു എന്ന് പറഞ്ഞത് ബാത്തിനായ മാനയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആളുണ്ടാകും അതാണ് ഇത് മഹാദാലുഭൂ എന്ന് പറഞ്ഞത് വക്കത് യഖാഫി അസ്മായും അവരെ തമ്മിൽപ്പെടാം മീൻ കലാമും വായിലും ഒരച്ച കലാമേ കേട്ടിട്ടുള്ളൂ പീഡകളായ അർത്ഥം കൊടുക്കാൻ കഴിയും അവളവളെ മക്കാം അനുസരിച്ച് സലാഹത്തല്ലറീന ഈ കായിലയ്യപ്പോൾ ഇത് ഈ ഈക്കാളിൽ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഈക്കാളിലുണ്ട് ആയത്തിലുണ്ട് എന്താ കേട്ടത് സമയവും കാലം വെക്കുന്നു ഞാൻ സഹസ്രാപതിന്ന് കേട്ടു എന്താ ഈ അർത്ഥം സ്വഭാഗവും ചിലർ അർത്ഥം വെച്ചാൽ സമി കേട്ടതുണ്ടെന്നറിയോ ഇസ് എന്നാ പറഞ്ഞത് എന്നാണ് ഓർത്തു തിരിഞ്ഞത് ഇസ് നിങ്ങളോളം അധ്വാനിക്കും തറ നീ കാണും ബിസി എന്റെ അനുഗ്രഹങ്ങൾ കാണാം എന്ന് അള്ളാഹിന്റെ കിതാബ് വായിച്ചാണ് അവൾ അതിന് അർത്ഥം കൊടുത്തത് ഭാഗവും വേറെ ചിലർ കിട്ടെങ്ങനെയോ സമയാകത്തത് അസായി തറാബില്ലി സൈ ചെയ്ത ഉണ്ടല്ലോ എന്റെ ഗുരുവിനെ കാണുന്നതാണ് മറ്റൊരു സൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്ക് പ്രേരണയാണ് ഇത് ചെയ്ത് തീർന്ന ആളാണ് അപ്പൊ മാറ്റം വന്നു മക്കാൻ മാറി മഹാഭാഗവും ചിലർ കേട്ടത് മാ സമയ മാ ഔസാബിദ്ദീനാണ് കേട്ടത് എന്റെ എത്ര വിശാലമാണ് അയാൾ അടുത്തേക്ക് എത്തി നേരെ ഷഹൂദിലേക്ക് എത്തിയ ആളായി മക്കാമിന് വ്യത്യാസം കണ്ട അധ്വാനത്തിന്റെ പതിയിരിക്കുന്നതിനോട് അധ്വാനിക്കുന്ന പ്രേരണയാണ് ആദ്യത്തെ കലാമിലുള്ളത് രണ്ടാമത്താൾക്ക് എനിക്ക് കിട്ടിയ ഫലമാണ് വരയ്ക്ക് മൂന്നാമത് കണ്ടു കഴിഞ്ഞ അനുഭവമാണ് ഒരേ കലാമിലെ മൂന്ന് അർത്ഥം മൂന്ന് ജോലി പോയത് ഒന്നാമത്തെ ഉണ്ടല്ലേ ഇസ് എന്ന് മനസ്സിലാക്കിയാക്കി ആലത്തും ಹಾಲು ಹೋಗಿ ಇದಾಯತ್ತು ಉದಾಹರಣ ಉಂಡಾಡಲು ಅದ್ವೈಗೆ ನೈಕೂ ನೈಕೂ അറിയും ശരണത്തിനല്ലേ രണ്ടാമത്താണോ വർത്താനി അൽ ഇത്തിസ്രാഫ് അല നിഹാ നിഹാത്തിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ അത് അധ്വാനിച്ചു എനിക്ക് വിരുദ്ധത്തിന് പറഞ്ഞിട്ടുള്ളൂ വാക്കത്താണ് ഇത്തിസ്രാഫാണ് മൂന്നാമത്താണ് ആളുകൾ വാർത്തയിൽ ആഴത്തിലേക്ക് എത്തിപ്പോണം മാ ഉസാബിൽ ഇത്ര വിശാലമായ റോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല അറിയില്ല അത് ഈ കാലം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ മൂന്ന് വെക്കാൻ മതി ആ ഈ മാനിലേക്ക് നോക്കിയിട്ടാണ് കാളിമിനാത്തായില്ലാഹിറുദിയല്ലാഹിസമിൻ പറഞ്ഞത് അൽ ഇമാറത്തു കൂത്തുള്ളായിരത്തിൽ മുത്തമിഴീൻ وليس لك منا إلا പറഞ്ഞിട്ടുണ്ട് അൽ ഇബാറത്തു അല്ലാത്ത ഹദീസിനാവട്ടെ ഷെഹമാടെ കലാമിനാവട്ടെ എവിടുന്നാവട്ടെ എവിടുന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു ഇബാറത്ത് ഈ ഇബാറത്തും കാണും ആ ഇബാറത്ത് ആയില ആയിരത്തിന്റെ കൂത്ത ആയിരത്തിൽ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാതെ കണ്ട് കൈകളഞ്ഞ ആളുകൾക്കല്ലേ ആയിരത്തിൽ എന്ന് പറയുന്നു ഓർക്കുള്ള ഭക്ഷണമാണ് ഓർക്ക് അതിനെന്തെങ്കിലും മുമ്പിലും അറിയിക്കും എങ്ങനെയാണ് ആ മുസ്തമിന് അതിലേക്ക് ശ്രദ്ധിച്ചു വെക്കുന്ന ശ്രദ്ധിച്ചു വെക്കാത്ത ഒന്നും കിട്ടൂല ഇസ്തമീകളായ ആയിരക്കാലത്ത് വന്ന ഒരു കൂട്ടാണ് വലൈത്തലക്കമില്ല ഇബാറത്തിൽ നിന്ന് നിനക്കില്ല ഇല്ല അന്തലഹു ആശം നിനക്ക് തിന്നാമെങ്കിൽ എന്താണോ അതേ കിട്ടുള്ളൂ ചിലർ പറയും ആ ഇറച്ചി തന്നേന്ന് ചിലർ പറയാം ചാറ് മാത്രം ഇറച്ചി വക്കാൻ എന്ന് പറയും ചില പറയാം മസാല മാത്രം നിർദ്ദേശം പറയും ഓർത്തേക്ക് പല തരത്തിലല്ല ബിരിയാണി കൊടുത്ത മതിയായി പൊട്ടടിക്കാൻ കഴിഞ്ഞാൽ കുട്ടി പഠിക്കും അപ്പൊ നിനക്ക് എന്താ തിന്നാൻ കഴിയുന്നു അത് മാത്രമേ അതിന് കിട്ടുള്ളൂ വേറെ കിട്ട എനിക്ക് കിട്ടില്ല അതവിടെ തീർന്നു ഇന്നുകൊണ്ട് ഫൈൻ തമാതാവ് അസംബശീറ ഉണ്ടില്ല അതാണ് ഫൈൻ തമാതൽ ഹാദി അലാശരിഹി പാട്ടിൽ തന്നെ നീണ്ടുപോയി അത്തമ്മഹു അത് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാൽ ഓരോരുത്തരും ആ പാട്ടിൽ സംസാരിക്കാൻ തുടങ്ങി അതിൽ എന്തെല്ലാം ഉരുവമകളാണ് ഓരോരുത്തർക്കും കിട്ടിയത് എന്ന് അവർ വിശദീകരിക്കാൻ തുടങ്ങുന്നു അതാണ് അബുദൌഫി മിനഷറഹി അലൈഹി സിഫ്രാൻ അബുദൗ സിഫ്രൻ മിനഷറഹി അലൈഹി അത് വ്യാഖ്യാനമായ രീതിയിൽ ഓരോ ഇരടുകളെ അവർ വെളിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു സിഫർ ഓരോരുത്തരും മുസ്ലിങ്ങളുടെ അതനുസരിച്ച് ആയത്താ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ സാറ്റുടയവൻ അവന്റെ സാറ്റിൽ നിന്ന് ചെലവാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അൽ വാസനോൻ വാസനികൾക്കാണല്ലോ വിശാലത സമ്പത്തും വർദ്ധനവ് വാസനികളാണ് മമാം കുതിരാലയിൽ രുചിക്ക് കൊടുത്തായ ആളുകൾ അവയ്ക്കുള്ളത് പോലെ ചിലവാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടാരാണ് അസ്താവുകൾ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദ്യന്മാരായിരിക്കും മറ്റ് സാമ്പത്തിക രീതിയിലേക്കാണ് ആയത്തിറങ്ങിയതെങ്കിലും മുപ്പത് മാനവിയിലേക്ക് ഉണ്ടാവുന്നില്ല മറ്റേത് നിശ്ചിത മാനവി അതാണ് അബുദവും ഓരോ സിഫറിനെ നോക്കാൻ മാത്രം ആ വക്കുത്തറ അല്ലെങ്കിൽ ഒരു സിഫർ നോക്കണ്ട ഒന്നിലധികമായിക്കോട്ടെ നിറക്കാൻ മാത്രമുള്ളത് അവർ വെളിപ്പെടുത്തുന്നു ബൈത്തന്നെടുത്ത് വെച്ചു ഫഹാക്കഥ കാണാ തമാവുന്നാസി എപ്പോൾ ഫിസമാന മുത്തക്കദീം പണ്ടത്തെ ഇടമെന്ന് അറിഞ്ഞിട്ടുണ്ടല്ല അതിൽ നിന്ന് ആരുടെ ഹിസാബ് ഫഹൽത്തറാന്റെ മുങ്കിറിനോടാണ് ഏ മുങ്കിറെ ഇലിഹാദൽ കേളിയും വൈത്തിൻ ഈ പ്രവർത്തനത്തിന് വല്ല ബോസും കോട്ടവും നീ കാണുന്നുണ്ടോ ഔ അന്തമിനൽ ഹാലിവൽ അല്ല നീ ഹാലി വരുന്നുണ്ടല്ലോ അത് തത്ത ഇഫിലാത്തിന്റെ ആളാണോ നീ രണ്ടാമെന്ന് പറയണം നീ ഇൻകാറാക്കുകയാണ് ഇൻകാറാക്കുന്നത് ഇതെന്താ കുറവുണ്ടോ എല്ലാം നിനക്ക് ഹാലി വരുന്ന മുതലാളെ കിട്ടാത്ത മുഫീസാദ് കൊണ്ടാണ് രണ്ടാമെന്ന് പറയാം തറഞ്ഞു തറഞ്ഞിലാക്കിയത് ഇതിന് വല്ല കോട്ടമുണ്ടോ അല്ല നീ ഫിരാസായത് കൊണ്ടാണോ അല്ലാത്ത ഇതിന് കോട്ടം ഇല്ല മുക്കിലിടാതെ കൊണ്ട് തന്നെ മറുപടി ഇത് പറയുന്നത് പൂർവകാലത്ത് ഇങ്ങനായിരുന്നു പറഞ്ഞില്ലേ ഇങ്ങനെയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണ്ട ഇതല്ലാതെ വേറൊന്നും പറ്റൂല എന്നൊന്നും അർത്ഥമില്ല ഇങ്ങനെയാ നടന്നു വന്നതിനെ അറിയുന്നുള്ളൂ ഇത് അപ്പുറത്തു وليس മുറാദു الشيخ رضي الله അൽ ഹസ്രത്തി ഹാദിഹിൽ കൈഫിയത്തി ഈ കേഫിയത്തിൽ തന്നെ ഹസ്രാക്കണം എന്നല്ല മുറാദ് حتى لا يصح السماع إلا إذا كان هكذا ഇങ്ങനെ ആയാലല്ലാതെ സമാ ശരിയാവൂല എന്നൊന്നില്ലല്ലോ അവിടെ ലാല കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ആയെങ്കിൽ മാത്രമേ എന്തെങ്കിലും സമാ പറ്റുള്ളൂ എന്നല്ല പറയുന്നത് ഇങ്ങനെ ആയിരുന്നുള്ളൂ ആയിരുന്നു كل من ولد في نفسه قتلا او قبلا استعمل ما يزيد به قتله ومرضه ഏതൊറ്റ ഒരുത്തനാവട്ടെ ഓന്റെ മനസ്സിലെന്തെങ്കിലും കസലുണ്ട് കബലുണ്ട് ഇങ്ങനെ വന്നാൽ അത് നീക്കാനുള്ള എന്തെങ്കിലും പണിയെടുക്കണമെന്നേ വരുള്ളൂ ഇന്ന് സൈക്കിൾക്ക് പോകണമെന്നോ കുറെ ആള് വരണമെന്നോ കൂട്ടം പോകണമെന്നോ അങ്ങനെയൊന്നും അതിന് അർത്ഥമില്ല അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഒരാൾക്ക് സ്വന്തമായിട്ട് കസര് വന്ന് എന്നാൽ കസർ നീക്കാനുള്ള പണി എന്താണ് ഒരു പാട്ട് ഇട്ടിട്ടാണോ അങ്ങനെയൊക്കെയോ ഒരു മൂക്കി പുരിവെച്ചിട്ടാണോ അങ്ങനെയൊക്കെയോ പക്ഷെ ആറാമാകാൻ പാടില്ല കല്ലൂരിന് കസർ ഉണ്ടാക്കാൻ പറ്റൂല അല്ല ഒരു മൂട്ടായി നമുക്കിനെ മുട്ടായി മുപ്പാഹായെല്ലാം ചെയ്യാം നല്ല മുട്ടായി അണ്ടിപ്പരിക്ക് കള്ളക്ക ഇതെല്ലാം വാങ്ങി തിന്നിട്ട് രക്ഷാത്തിൽ ഉണ്ടാക്കും അയക്കോ ഇതെന്തൊരു ഗുണമൊന്നുമില്ല ഈ ഇസ്താമലമായി ഉദ്ദേശിച്ച് കത്തലഹു അമ്മാവുന്ന കത്തലും അമ്മ നീങ്ങി തുടങ്ങി നമുക്ക് ആവശ്യമുള്ളൂ പക്ഷെ എന്താണ് തരീക്ക് ഹലാലായിരിക്കണം നിങ്ങൾ എന്ത് തെളിയിച്ചു കൊടുത്തു ഇവിടെ ഇത് തെറ്റുണ്ടോ ശരിയുണ്ടോ നീ പറയാന്നൊക്കെ പറഞ്ഞു വെച്ചല്ലോ എന്നാ ഇതിന്റെ ഇങ്ങനെ മാറിക്കിട്ടുവോ അത് മാറൂല അത് കാലകാലം തുടരും പണ്ട് മുജാഹിദിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് കളി നിരത്തി എന്ത് മുഖാമുഖാക്കി എന്ത് വണ്ണു കിട്ടി ഓറോറന്നെയായിരിക്കും നിങ്ങൾ മുഖം തന്നെ ഇനി അങ്ങോട്ട് പോകാൻ തന്നെയാണ്ട് അങ്ങനെ ആരും തിരിച്ചു വരില്ല അതാ പറയുന്നത് അഹനും അഹലുമായന്റെ എത്ര ആള് സൂഫിയത്തിനും ആ എങ്കത്തി അവത് ഒരിക്കലും മുടങ്ങൂല അത് സുന്നത്തം മാറി അത് അള്ളാഹുവിന്റെ നടപ്പിലുള്ള സുന്നത്ത് അങ്ങനെയാണ് അത് എത്ര അത് കുറ്റം പറയുന്നില്ലാണ്ട് ഒത്തിരി ചെയ്യില്ല ഹുസൂസം ഫിസ്തമായി പ്രത്യേകിച്ച് ഇവർക്ക് പറയാനുള്ള ഈ ഇറക്കത്തിലെ സമായിലാണ് ഇവർക്ക് പറയാനുണ്ടാവില്ല ഇവരുടെ ഇതും അത് നദാ എത്തരത്തിൽ പോകും ആ പാവങ്ങളുണ്ടല്ലോ അവിടുന്നാണെങ്കിൽ മഴകൂടാ ഓർ മഴകൂരുകളാ അവർക്ക് പറയേണ്ട അവർക്ക് അത്ര അറിയുന്നു പാവങ്ങളാണ് എന്താ ലായിഷാഹിദൂന ഇല്ല റബാത്തം കഷ്ടവും കുറെ തുള്ളുന്ന നായകാത്തടിയെല്ലാം ഡോറ് കാണുന്നുണ്ടാ ചക്കുത്താക്കുന്ന നായരാ കടിയില്ലാണ്ട് ഓറവും ഓറ് കാണുന്നില്ല അവർ ചോറും ആധുനികളാണ് വല യസൂന മാഫി അല്ല അപ്രാ ഈ റവാദിന്റെ ഉള്ളിൽ മറന്നു കിടക്കുന്ന മവാജീദ് അഫ്രാഹ് എന്തുണ്ടോ അതൊന്നും ആ ഭാഗങ്ങൾക്ക് അറിയില്ല അപ്പൊ ഹൂന്ന് പറയും എന്നോട് വല മുഴുത്തതായി തമ്മിലല്ലേ നൂറ് പറയും ഓർ നേരെ പഠിച്ചിട്ടുണ്ട് പാപങ്ങളാണ് ഹൂന്ന് എടുക്കുന്നത് ഇത്ര വളരെ നമുക്ക് വായ്പ വലിയല്ലേ സാമാന്യ ഒരാൾക്ക് ആ തസ്വീർ റാസി എന്ന് നോക്കണം പഴാ മക്കളുടെ വായുവിന് നമീർ ഹുവ ഫത്തിഹിനുള്ള അഭിനയാണ് ഔലക്കന്മാരുടെ വിക്കറും സുക്കൂനുള്ള അഭിനയാണ് രണ്ടിന് പുറത്താക്കാൻ വേണ്ടി ഇന്ന് ബസ് എടുത്തു വന്നതാ അതുകൊണ്ട് വരാം വിളക്കന്റെ വായുവിലെ നമീറല്ല എത്രാന്ന് പറയണ്ട അത് ന്യായങ്ങളെ പുതിയ ഇസ്ലാകുന്നു തഫ്സീർ റാസിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നവാമിയും ബൈനാത്തിനും പറഞ്ഞിട്ടുണ്ട് റാസിമാമന് നവാമിയും ബൈനാത്തി ചെറിയ അസ്മാവില്ലാതെ ഒത്തിഫാസ് അതൊന്നും കിട്ടുന്നുണ്ട് തന്നെ വെക്കാം അതും പിടിച്ചിട്ട് വില കൊടുക്കുന്ന അതിന് എണ്ണീരല്ലേ അതിന് എടുക്കുകയാണെന്ന് ആരും ചോദിക്കണ്ട അപ്പൊ യുവഹന്മാർ ഇവനെ ലാളിക്ക അവര് എന്താക്കുന്നു ഈ റക്സ് ചെയ്യുന്ന ആളെ ചുമത്തും അല്ല ഇപ്പത്തിന്റെ അച്ഛനവർക്ക് ബുദ്ധിയില്ലായിട്ടാണ് വർത്തവിച്ച് ഓർക്ക് വിരാണ്ടാന്നെല്ലാം പറയലുണ്ടായി പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഓറപ്പറ്റി കുറ്റം പറയാൻ തുടങ്ങി തസ്ലീം എന്ന സ്വഭാവം കൊണ്ട് അള്ളാഹു തല കാത്താൻ ഒഴിക്കാം എന്തു ആയിക്കോട്ടെ നമുക്ക് അതോടൊന്നും ഒഴിയാണോ എന്ന് കേൾക്കുന്നു ഇതുകൊണ്ടാണ് കാല തസ്ലീമിന്റെ തെരീഫുൽ കോമി വിലായത്തൻ വലിയറാമി ജിനായത്തൻ എന്ന് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ തെരീഫ് കൊണ്ട് തസ്ലീഖാക്കൽ ഒരുതരം വിലായത്താണെന്നും ചൈത്രാണെന്ന് പറയും ജിനായത്താണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇല്ലാ സഹത്തിൽ നീയത്തുള്ളൂ ഒട്ടൻ ഇന്നത്തെ തനിയാ നോയിക്കണ്ടാ ശവനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞാലേ പറ്റൂ ആ നീയത്തിനെ ഓനെ നീയത്ത് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ പഠിച്ചിട്ട് ചെയ്താൽ മതി എന്ന് മാത്രം സ്വയനെ കാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുജനങ്ങളെ കാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെന്നല്ല ദീനിന് വേണ്ടിയിട്ടാന്നല്ല പറയില്ലേ നീയത്ത് നന്നായിട്ടാവും നമ്മൾ നിങ്ങൾ നീയത്ത് ചോദ്യം ചെയ്യുന്നില്ല അപ്പൊ അമലത്തുള്ള കൈരത്ത് ദീനിയോടുള്ള കൈരത്തോനെ അത് പ്രേരിപ്പിച്ചു അല്ല സ്വന്തം അഭിജിയോളം മിഞ്ചിഹത്തിൽ ഒരു ജീവിതത്തിൽ കൂടി ഒരു കൂലി വായിക്കോട്ടെ മഹറോമം മിഞ്ചിഹത്തിൽ മറ്റൊരു ജീവിതത്തിൽ കൂടി അന്നാന്റെ മതത് കിട്ടാണ്ട് മഹറൂം ആയിക്കോട്ടെ കുറ്റം പറഞ്ഞില്ലേ കുറ്റം പറയുന്ന മാത്രമല്ല അവരൊക്കെ മറ മതത് കിട്ടാണ്ട് എനിക്ക് പോകും മഹറൂമായി നീ നല്ല നിയമത്തിനായി ചെയ്യുന്നു എന്ന കൂലിയുമായിട്ട് നമുക്ക് ഇല്ല നല്ല ഭക്ഷണം മഹുജൂറം മിഞ്ചിഹത്തിൽ മഹറൂമം മിഞ്ചിഹത്തിൽ വക്കതറായത്തൂരിൽ പർത്തൂഷി റബിയല്ലാഹു ഞാൻ കണ്ടിട്ടുണ്ട് എത്രാളം കബീരൻ അന സൂഫിയത്ത് റസസി റസസിന്റെ വിഷയത്തെ സൂഫിയത്തിനോട് വമ്പിച്ച് എത്രാളം മൂപ്പർക്ക് ഹത്ത കാലത്ത് ഈ മൂപ്പർ പറഞ്ഞ അന്നത് മലാലത്തും ജഹാലത്തും മൂപ്പർ റത്തുവറക്കിയത് ഏ അത് തർത്തൂഷി അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞേക്ക വദാലിക ലിമാ കൊല്ല അത് നമ്മൾ പറഞ്ഞ കാരണം തന്നെ മൂപ്പർക്കുള്ളൂ എന്ന് വെച്ചോളി തർത്തൂഷി മൂപ്പർ അല്ല കാരണവരറിയാം അത് നേരത്തെ ഞാൻ പറഞ്ഞ അത് എന്റെ ഉപ്പൊക്കെ ശരിയായ വ്യാഖ്യാനം കിട്ടാത്ത കാലത്തോളം ഓർ എൽമി ആ തരിയാത്തിന് അവിടെ തളവാക്കും തന്നെ ഗുണം പറഞ്ഞത് അവിടെ തത്വശി പറഞ്ഞു ഒഴിഞ്ഞു കൊടുത്തക്ക മേൽപ്പറയപ്പെട്ട അതിന് ഒക്കുള്ളൂന്ന് وقال شيخ ابن عباس رضي الله عنه يقول لا تجعلوا لأهل الله حجة على أهل الباطل എന്നാണ് ബാത്തിന്റെ ഹരികാർക്കെതിരെ അഹുലുല്ലാഹിനെ നിങ്ങൾ ഹുജത്താക്കാൻ പാടില്ല അപ്പൊ അഹലും ബാത്തിനെ വിമർശിക്കാൻ നാലിന് അഹലുകാർക്ക് അധികാരം ഇല്ലാതെ ഒപ്പുറ പറയും എന്തുകൊണ്ട് ലിയന്നഹും ലം യുദിരിക്കൂ ആദരസഹും അഹുലുൽ ബാത്തിൻ ബാത്തിന്റെ ഹലുകാർ ഇദ്രാജ് ചെയ്തതിനെ നാല് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടാത്തതിന് ഇത്ര എന്ന് പറയുന്നത് നമുക്ക് പാടില്ല പറ്റില്ല പിന്നെന്താണ്ടാല് സൂഹം തന്നെ മാത്രം വായിക്കാവുന്ന സൂഹം തന്നെ സൂഹം തന്നെ കൊണ്ട് ഒരാളെ അന്വേഷിച്ച് തീർക്കാൻ പറ്റുമോ എനിക്കങ്ങനെയാ തോന്നി എന്ന് വിളിച്ചു കഴിക്കില്ല സൂഹം തന്നെ ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ലക്ഷ്യമാക്കി കൊണ്ടിട്ട് ഉജ്ജത്ത് നിലനിർത്താൻ പറ്റൂല വരില്ലാതെ എന്താന്ന് പറഞ്ഞു എത്ര നല്ല വാക്ക് ഹൈറ്റിയെ പോലും إذا لم تذق ما ذاك في الناس في الهوى ولله يا قال الحسنات عنفنا എന്താ പാട്ടാണ് إذا اهتزت الأرواح شوقا إلى اللقاء نعم ترقص الأشبار يا جاهل المعنان അത് കണ്ട വൈത്താണ് ഈ കാലിൽ കഴിഞ്ഞു പോയിട്ടുണ്ടത് രണ്ടുപേരും പറയൂ ഇലാഹരി കലാമിനെ നീക്കാവുന്നുണ്ട് പേര് ഓർമ്മയില്ല ചോദിച്ചില്ല ഇതാലം ഒരാൾ പറയും ഇതാലം തവിക്ക് നീ രുചി നോക്കി നിശ്ചിച്ചില്ലെങ്കിൽ മാ ദാസത്തിന്നാസ് നമ്മളെ ഇവിടെ അന്നാസേത നമ്മുടെ ആൾക്കാവും സോഫിയാക്കളായ കൗമ രുചി നോക്കി ഒന്ന് പിന്നെ അവ അള്ളാഹുവിന്റെ മഹബത്തിന്റെ വിഷയത്തിൽ അവ രുചിച്ച ഒന്ന് നീ ആസ്വദിച്ചിട്ടില്ലെങ്കിൽ അള്ളാരെ പുറത്തു അത്ര അത്തരീതി പറയാ ഹാരിയ ഇത്തരത്തിലുള്ള മഹബത്തിനൊത്തത്തിൽ ഉള്ളു ഹാനിയായ മനുഷ്യ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയില്ലാത്ത അന്വേഷിച്ച നമ്മളെ കുറ്റപ്പെടുത്താൻ ഇനി വരണ്ടാന്ന് നമ്മൾ നീ കുറ്റപ്പെടുത്താൻ ഇനി വരണ്ടാന്ന് അള്ളാഹ് ഇപ്പോൾ ചത്തു വിളിച്ച് പറഞ്ഞിട്ടാണ് ഇതുകൊണ്ട് ഇത് ഒരു നാഹിലായി പറയുന്നു ഒരു ബസ് ഷാട്ടാക്കി വെക്ക് ഷാട്ടാക്കി ഇവിടെ ഉണ്ടാക്കുമ്പോൾ ബോർഡിൽ നിന്ന് ഇങ്ങനെ പൊലിങ്ങുന്നുണ്ട് ശരിക്കും കറങ്ങുന്നേക്കാൾ എഞ്ചിനെ കറങ്ങുന്നുള്ളൂ പക്ഷെ ബോധിക്കാ കുരുക്കം അതിനുള്ളിൽ കയറി ആത്മുണ്ടാകും കുരുക്കം ഇങ്ങനെ എപ്പോഴും സ്വർണ്ണമുണ്ട അതെന്നെ എപ്പോഴും പറയുന്നു ഇതഹത്തത്തില്ലാറുമാഹു ഇഞ്ചൻ ഇങ്ങനെ പറക്കാൻ തുടങ്ങി ശോകനവിൽ യാത്ര സ്റ്റാർട്ടാക്കിയിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി നിൽക്കുമ്പോൾ ശ്രോക്കിട്ട് നിൽക്കുമ്പോൾ ഇഞ്ചൻ ഇങ്ങനെ പറക്കുമ്പോ ആ തറക്കൂത്തിന്റെ ശുഭ ബസിന്റെ ബോഡി എന്താക്കും കുരുങ്ങും ഇല്ലേ ഞാൻ ജാഹന്മാന ഉള്ളി വന്ന് വന്നിരിക്കാത്ത മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞെന്നോ അങ്ങനെ തന്നെയുള്ളത് അതങ്ങനല്ലേ ഇനി പറയാൻ പോകുന്നത് പാട്ട് കേട്ടിട്ടുണ്ടാക്കി ഒരാൾക്ക് ഹാലലേറ്റി തുണിപ്പാനും പാഞ്ഞ് ഒരാൾക്ക് കൊടുത്തു വന്നു എന്നാ കൊണ്ട് പോയിട്ട് ഹാലാലാകുമോ അതുകൊണ്ട് അകത്ത് പുറകെ വെക്കാൻ പറ്റുമോ തിരിച്ചു കൊടുക്കണമോ വേണ്ടോ എന്നതാണ് ചർച്ച പണ്ട് ലഭിക്കുന്നുള്ള നിങ്ങൾ കൊടുത്തു നാനൂറ് കഷ്ണം കഴിച്ച് പോലും വെച്ചു പറഞ്ഞില്ല അതേ ക്ലാസ് അനുസരിച്ച് തകർത്ത് ഓർമ്മ വെക്കണമോ അല്ല നിങ്ങൾ തനി കിട്ടിയ വീണ് ഒഴിച്ചെന്ന് വെച്ച് കൊടുത്തു കൊടുക്കണോ എന്താ വേണ്ടതിന് മസാല പറയും ثم أشار إلى مسألة الخلع خلع مسألة പറയുന്നു എന്താ خلع خلع الثوب عنه മത്തവിക്കൈ വയൽക്കാഹുലി ഫുക്കറാ ഫുക്കറാക്കന്മാർ വിട്ടുകൊടുക്കലും അങ്ങനെ അഫറഹം വതവാജുദൻ കമാ ഫഅലഹു അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചെയ്തു പറഞ്ഞല്ലോ അതിനെ പറ്റി ഞാൻ വന്നിട്ടുണ്ടോ മാവിയാവുന്നല്ലോ നിങ്ങളെ ഉഷാറുള്ള കളിയെന്ന് നല്ല കളിയാന്നുള്ളതെന്നും പറഞ്ഞ് അതാണ് وكاره الخلق على الخلق على المساعدة لأن فيه كلفة المعاندة വകരിഹു അവർ വെറുത്തിട്ടുണ്ട് അൽ ഹൽ വസ്ത്രം മൂടി ഏത് വസ്ത്രം അവർക്ക് മറക്കേണ്ട വാദ്യാക്കണം അത് വെച്ചില്ലാതെ വണ്ടേ പറഞ്ഞു പോയി വേറെ എന്തെങ്കിലും തരീക്കത്തോ തൊപ്പിയോ എന്തെങ്കിലും അനൽ മുസാദ വേറെ ഏരിയ വകകൾ മുസാദക്ക് വേണ്ടി എഴുതി ഒരാൾക്ക് ഹാലി വെച്ചിട്ട് ഏരി കൊടുക്കുന്നതിനെ കുറിച്ച് അതായത് പരാതിയില്ല വേറെ എഴുതുന്നവരുടെ ഞാൻ അത് കറാഹത്താണ് അതുകൊണ്ട് ലന്നഫി അതിലെന്താ തുൽഫത്തൽ മുഹാനതാണ് മുഹാനതാന്റെ ഓരോ സാഹചര്യത്തില്ലെങ്കിൽ ആളെന്ത് പറയും എന്നൊക്കെ തെക്കല്ലിപ്പാണ് ഇവന് വെള്ളത്തിൽ മണിയായി ആളെന്ത് പറയും ഇപ്പൊ ചെയ്യുന്നു തുൽഫത്താണ് അതേ അവസരത്തിൽ ഇതിന്റെ മപ്പുവം എന്തായിരിക്കും മുസാദക്ക് വേണ്ടിയല്ല ആള് ആളിബായിക്കാൻ നോക്കാം നബിയെ കുറ്റം പറഞ്ഞുകൂടാം അങ്ങനെ ومن يكن يخلع عند الحال فلا يجوز رده بالحال بحال ഒരുത്തന്റെ കൽഹാണ് ഹാല് മികച്ച അവസരത്തിലാണ് എന്നാ പലാജുസ് റദ്ദുഹു തിഹാലിൻ ആ തന്നത് മടക്കലി ജായിസല്ലാന്ന് വെച്ചാൽ സ്വീകരിക്കണമെന്നാ പറയും അല്ലെങ്കിൽ ഓനെ മടക്കി കൊടുക്കലേ പോകല്ല അത് ഒഴിച്ചു കിട്ടി വൃത്തി ഒഴിച്ചു കിട്ടി അപ്പൊ കൊണ്ടാന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചല്ലോ ഞാൻ തന്ന സാധനം കൊണ്ടാന്ന് പെയ്യ അതിന്റെ തടികളുണ്ട് എന്റെ അടുത്ത് കൊണ്ടാപ്പാന്ന് പറയാൻ പറ്റില്ല റദ്ദു മറക്കി ചോദിച്ചത് ജായിതല്ല അത് കിട്ടിയാക്കാം എന്തുകൊണ്ട് ഇത് കാണ ആയുധം തീ അതിഹി കൽകൽ വിമല്ല ആയുധം തീ കൈഹി ബൈത്തിന്റെ കയ്യിഹി എന്ന് പറയുന്നത് അതിഹി ഇത് കാനെ കൊന്നു ആദ്യൻസ് അത് ഹതിയെ കൊടുത്തിട്ട് മടക്കി വാങ്ങിയാണ്ടല്ലോ കൽക്കൽവി നായന്റെ മാതിരിയാണെന്ന് കൽക്കൽവ് നല്ല ആയുധം ചെയ്ത് ചെയ്തൈഹി എങ്ങനത്തെ കൽക്കൽവ് ഛർദ്ദിച്ചതിലേക്ക് മടങ്ങിപ്പോയ നായിക മാതിരിയാണ് ഹരിത്തിൽ വന്നിട്ടില്ല അതുപോലെ ഇവൻ ഹാന നിൽക്കുന്ന അവസരത്തിൽ ഊരിക്കൊടുത്ത സാധനം തിരിച്ചു അങ്ങനെ ആയതല്ല ഒരു കിട്ടിയ കൈ കൊടുത്തു അൽ അത് മൂന്ന് തരത്തിലുണ്ടെന്നാ പറയും ഒന്ന് ഹാല് മികച്ചിട്ടുണ്ടാവും അപ്പോൾ സ്വയം ഊരുന്നത് മറ്റൊന്ന് ഹാല് മികച്ചൊരാൾ ഊരുന്ന കാണും ബാക്കിയൊരാൾ അനുകരിച്ചിട്ട് ഊരുന്നുണ്ട് അതാ മുസാഹത മറ്റൊന്ന് രണ്ടും അല്ലാതെ കുരുങ്ങത്തിന്റെ മാറ്റം തഞ്ച് വീട് വെച്ചു അറിയാണ്ട് വീട് നോക്കണ്ടല്ലോ ഇങ്ങനെ മൂന്നുണ്ട് അതാണ് ഇമ്മാഞ്ഞക്കൂന് മുസാഹത്തൻ അലൈഹി അതെന്താണ് മുസന്നിഫ് പറഞ്ഞു ഇതൊക്കെ കരിമുൽ ഹൽക്കാലൻ മുസാദ ഒമയ്യക്കും യഹ്ലോ എന്തൻ ഹാരി ഇനി മൂന്നാമത്തൊന്നുണ്ട് ഔ സക്കത്ത ബിനഫ്സിഹി തന്നെത്താൻ വീട് ഉരുട്ടല്ല അൽ അവലു മക്രൂഹ് ഈ മുസാദക്ക് വേണ്ടിയാക്കൽ മക്രൂഹാണെന്ന് പറഞ്ഞു തക്കല്ലുഫ് ഇവൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം പാടുപെട്ട് ചെയ്യും മനസ്സിലാത്ത കാര്യം മുആനദ അനി മുനാഫത്ത വേറെ ആളെ കൂടെ കുടിക്കണം ഓൻ ചെയ്തപ്പോ ഞാൻ ചെയ്യണമെന്ന് ഒരു മുനാഫത്ത മത്സരം ആനതി വേണ്ടി മുആനദ് ഒരു മത്സരം വന്നു ഓൻ ചെയ്താൽ ഞാൻ ചെയ്യണ്ടേന്ന് لأنه رأى غيره خلق ثوبه വജിതൻ വജിതാൽ വേറൊരാള് വസ്ത്രം മൂരി ഇയാൾ കണ്ടു ഹാലാലി ഫലാഹുവ തൗബഹു മുസാഹത്തല്ലഹു അവനോട് മുസാഹത്തിന് വേണ്ടി ഇവന് ഒരു അസ്രോരി മുനാഫത്തും ഭീമാ പാല അങ്ങനെ വന്നാലെന്നുണ്ട് മഹാദവനായപ്പോഴും ഇവന് റിയാവോ തസന്നോ ഉണ്ടാകാൻ നിൽക്കൂല അവരെ തകല്ലിപ്പൊന്നുമല്ല അതുകൊണ്ട് തറാഹത്തായി രണ്ട് അതാണ് ഇത് فنزعه فرحا فنزعه فرحا أو شكرا لما ذهبه الله من سمي الأعمالنا الله تنالي شكرا يكتو فرحا കൊണ്ട് ഒഴിക്കളഞ്ഞു فهذا ആ ഇവര് എന്താക്കണം ആ يأخذه الفقراء ഫുക്കറാക്കന്മാർക്ക് എടുക്കാം വല യജൂദു ലഹു റുജൂഉ മറ്റു വഴിക്ക് മടക്കി ചോദിക്കാൻ പാടില്ല കാരണം കൊണ്ടാണ് തീ ബിഹാരി ഒരു കാരണത്താലും പറ്റൂല അവർ കൊടുത്തതാണ് കാരണം ഈ സദക്ക സദക്ക ചെയ്യുന്നത് മടക്കി ചോദിക്കുന്ന ഹുക്കുമാനല്ല ഇവിടെ അപ്പൊ ഛർദിച്ച വാഹനം നാലാമത് ചെയ്യില്ലേ ഹാജരി തന്നെയല്ല ഇത് എങ്ങനെ തന്നതെന്ന് ഓർമ്മയില്ലാണ്ട് മാതി കൊടുത്താൽ എന്ത് കൊടുക്കാൻ പോയി വൈ തിരിച്ചുവെക്കുന്നില്ല കേരിച്ചിട്ടാ കേരിക്കാൻ ഒരു തീരുമാനിക്കട്ടെ അപ്പൊ കേരിച്ച് വന്നാൽ മറിച്ച് കൊടുക്കണം നോക്കാം في صدقته كالكلب يعود في قيده وإذا هذا أشار بقول ومن يكن يخلع عند النهار هذا വിശദീകരിച്ചത് ഏ وقال السلمي رضي الله عنه പറയുന്നു وأكثر المشايخ يكرهون طرح الخرقة على سبيل المساعدة നേരത്തെ പറയുന്ന ആവർത്തിക്കുന്നു എന്താണ് ശാരിക പറഞ്ഞതിന് വേറൊരാളെ പറഞ്ഞ കലാമൂല തയ്യിൽ കൊടുക്കാമേ ബിമാ ഫീമിന തക്കല്ലുഫിൽ മുഖാലിഫിൽ ഹക്കൈക്കത്തിനോട് മുഖാലിഫാണ് തക്കല്ലുഫ് കൊണ്ട് പറഞ്ഞ തക്കല്ലുപ്പ് പുറമേയുള്ള നാട്ടിയാണ് ഹക്കൈക്കത്ത് ഹക്കൂക്കാണ് അപ്പൊ നമ്മൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തല്ലോ തക്കല്ലു ഉണ്ട് തക്കല്ലുഫുണ്ട് തശബു ഉണ്ട് തഹക്കുണ്ട് ഇതിനെതിരായതാണ് തക്കല്ലുഫ് ആ തക്കല്ലുപ്പ് കൂടെ സംഭവിക്കുന്ന കാരണത്താൽ ഹക്കൈക്കത്തിനെതിരാണ് അത് പറ്റില്ല ഇനി മമാക്കാലമി മുഹാറോ തിഹാനിൻ അത് വക്കത്തിൽ പല അയ്യൂസ് തീരെ ഒമാക്കാന ഒന്ന് സംഭവിച്ചു ആരിന്റെ മാറവയാൾ എന്റെ മുഖത്തിന്റെ മാറവയാൾ ഉണ്ടാക്കി ആള് വെളുത്തപ്പോൾ പല അരിവത്തി ഹിറത്തു അതിന് മടക്കി ചോദിക്കേണ്ടില്ല യായികല്ല എന്നാവുന്നത് അതും കാര്യമല്ലല്ലോ തന്നെ പല അരിവത്തും റത്തുകൂടി ആര് അതിന് കാരണം എന്താ ഈ അന്നതാരിക്ക് ശിബുഹു ഹിബത്തും ഹദീയത്തിൽ നേരെ അതിയല്ലെങ്കിലും ശിബുഹു ഹിബത്ത് അല്ലെങ്കിൽ ശിബുഹു അടിയാന്ന് പേര് പറയാം ആര് വിളിച്ചാലും നേർക്ക് നേരെ യഹ്മാനായി കൊടുക്കുമ്പോൾ എന്തുണ്ട് ഹദിയ അല്ലെങ്കിൽ ഹിബത്ത് ഇവിടെ ശുദ്ധു ഹദിയ അല്ലെങ്കിൽ ശുദ്ധ ഹീബത്ത് അതിന്റെ അർത്ഥം വരും وقال صلى الله عليه وسلم الآية في صدقته كالكلب يعود في قيئه حديث ഉണ്ട് വക്കീല പറയുമ്പോ മർവജഅത്തി ഹിബത്തി ബാലകത്തി ഹിസ്സത്തി ഹിസ്സത്തി എന്നുണ്ട് ഒരാളുണ്ടാക്കി ഹിബത്ത് കൊടുത്തിട്ട് അത് മടക്കി ചോദിച്ചാല് ഓന്റെ ഹിസ്സത്തിൽ കുറെ മുൻതൂക്കം വന്നു വരാൻ പോകുന്നു ഓൻ അത്ര മട്ടക്കാരനാണ് അവൻ തിരിഞ്ഞാലും കളഞ്ഞ മുമ്പിൽ പറഞ്ഞില്ലേ നായിക മതിയാണ് സുമ്മാശാറ ആ ഓക്കെ നീ അവിടെ വെച്ചിട്ട് തോന്നുന്നു അല്ലേ